ആദരണീയരായ സഹോദരി സഹോദരന്മാർ വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങൾ ഉച്ച സമയമാണ് മഴക്കാലാണ് ഉറക്കം വരുന്ന സമയമാണ് അപ്പോൾ ഉറക്കം വരുന്ന സമയമാകുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഈ നേരത്ത് ഉറങ്ങാനാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രസംഗം വെച്ച് നന്നായി ശ്രോതാക്കളൊക്കെ ഉറങ്ങുകയാണ് എനിക്കാണെങ്കിൽ ഉറങ്ങിയും കൊണ്ട് പ്രസംഗിക്കാനുള്ള സിദ്ധിയുണ്ട് ഞാൻ ഉറങ്ങും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും അതുകൂടാതെ ഒരു ആറായിരത്തോളം വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അനുസരിച്ച് എവിടെ സംസാരിക്കാൻ പോയാലും ഒന്നുക്ക് മഴ പെയ്യും അല്ലെങ്കിൽ മൈക്ക് കേടുവരും ഇത് ഏതെങ്കിലും നിന്നേ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം തൊട്ട് മുമ്പ് ഇവിടെ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ അവിടെ സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി അപ്പം മഴ പെയ്യുന്നില്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ അവിടെ പരിപാടി നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കറണ്ട് പോയി മൈക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു അത് മൈക്കിൻ്റെയോ കറണ്ടിൻ്റെയോ കുഴപ്പമില്ല എൻ്റെ ജാതകഫലമാണെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ വർത്തമാനം പറയാനാണ് പോണത് പ്രസംഗിക്കാനല്ല എല്ലാ സ്ഥലത്തും നിന്നിട്ടാണ് പ്രസംഗിക്കാറ് പതിവ് ഇവിടെ സിംഹാസനം മാതിരിയുള്ളൊരു കസാരയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ നിന്ന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്തെ എന്തെങ്കിലും കാരണവശാൽ എല്ലാ സ്ഥലത്തും നിന്ന് സംസാരിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് നിന്ന് സംസാരിക്കണം എന്ന് ഇങ്ങോട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നത് ഇരുന്ന് സംസാരിക്കണം എന്നായിരുന്നു അതിൻ്റെ കാരണം നമുക്ക് ജീവിതവുമായിട്ട് ബന്ധം ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഇരുന്ന് വേണം വർത്തമാനം പറയാൻ കല്യാണം ഉറപ്പിക്കണത് ഇരുന്നിട്ടാണ് നിന്നിട്ടല്ല വില കൂടിയ കാഞ്ചീപുരം സാരി വാങ്ങാൻ പോയാൽ ഉടനെ പുൽപ്പാനിട്ട് തരും ഇരിക്കുക കാരണം വില കൂടിയൊരു സാധനമാണ് അപ്പോൾ അത് ഇരുന്നിട്ട് വേണം ചെയ്യാം നിന്നിട്ട് കല്യാണം ഉറപ്പിക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യരുത് ആഹാരം കഴിക്കണത് ഇരുന്നിട്ടാവണം ഉത്തരവാദിത്തപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിൽക്കാം ചിലയിടത്തിലൊക്കെ നിന്നിട്ടൊക്കെ വലിയ വലിയ പ്രതിജ്ഞയൊക്കെ കാണാറുണ്ട് അതല്ല ഇരിക്കണം ഹിമാലയത്തിൽ നൈമിശാരണ്യം എന്നൊരു സ്ഥലമുണ്ട് ആ നൈമിശാരണ്യത്തിലും ഹിമാലയ സാനുക്കളിലൊക്കെ വലിയ സത്സംഗ സദസ്സിൽ ഒരു പതിനഞ്ചാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടുത്തെ ശങ്കരാചാര്യരോട് ചോദിച്ചു അതെന്താ ഇവിടെ പതിനഞ്ചാൾ ഇത്ര വലിയ സത്സംഗ സദസ്സിൽ വരാറുള്ളൂ അപ്പോൾ പറഞ്ഞു ഇരുന്നിട്ട് ഒരാൾ പറയുക ഇരുന്നിട്ട് കേൾക്കുക പതിനഞ്ച് കൂടുതൽ ആളെ കിട്ടില്ല കാരണം ഇരുന്നാൽ പോരാ ഗുരുനാഥനോടൊരു ചോദ്യം ചോദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഗുരു മറുപടി പറയുള്ളൂ തിരക്കുള്ളവർക്ക് പോവാം സുഖമില്ലേ ചോദ്യം ചോദിച്ചാൽ പതിനഞ്ച് മിനിറ്റ് കഴിയണം മറുപടി കിട്ടാം കാരണം വിദ്യ എന്നുള്ളതും കന്യക വിദ്യ അന്നം ഇതൊക്കെ ചോദിക്കുന്നവർക്കുള്ളതാണ് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞവർക്ക് കൊടുക്കരുത് എനിക്ക് കുറച്ചും കൂടി തരൂ എന്ന് പറഞ്ഞവർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് കന്യകയെ ഇങ്ങോട്ട് വന്ന് ചോദിക്കണം അങ്ങനെയാണ് ചടങ്ങ് വിദ്യയും അങ്ങനെയാണ് അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരിക്കാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ പറയില്ലേ നമുക്കൊന്ന് ഇരിക്കണമല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആളാണ് പിന്നെ നമുക്കൊന്ന് ഇരിക്കണം എവിടെ വെച്ചാൽ സൗകര്യം സിറ്റിംഗ് എന്നാ പറയാ ഒന്ന് ഇരിക്കണം എന്തപ്പം നിന്നാ കുഴപ്പം ചോദ്യം നിൽക്കുന്നല്ലേ സൗകര്യം ചമ്മറം പിടിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരു കസേരയിൽ ഇരിക്കേണ്ട ഇതൊരു സൗകര്യമാണല്ലോ എന്താണ് ആ സൗകര്യത്തിൻ്റെ കാരണം പിന്നീട് നടക്കാൻ ഇത് എളുപ്പമാണ് അതാണ് പിന്നീട് നടക്കണമെങ്കിൽ ഇത് എളുപ്പമാണ് കസേരമിൽ ഇരുന്നാൽ പിന്നെ എണീറ്റാൽ പോയാൽ മതിയല്ലോ പകുതി പണി തീർന്നു കിട്ടി നടക്കണത് സൗകര്യമാവാൻ കാരണം ഓടാൻ എളുപ്പമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇരിക്കുന്നതിന് എണീക്കുമ്പോൾ ധൃതി എന്നൊരംശം അതിലുണ്ട് ബിസി ടെൻഷൻ ഇരുന്ന് പറയാന്ന് പറയുമ്പോൾ ടെൻഷനുള്ളവരെന്താ പറയുക ഇരിക്കാനൊന്നും നേരമില്ല മൂന്ന് മണിക്കൂറായി ലാത്തി കടങ്ങിയിട്ട് എന്നിട്ടാ പറയണത് ഇരിക്കാൻ നേരമില്ല നിങ്ങൾ എന്താ വെച്ചാൽ പറയും കാരണം ടെൻഷനാണ് അപ്പം നമ്മളിലെ ടെൻഷൻ സ്പീഡ് അത് തന്നെയാണ് ഭയം എന്ന് പറയുന്നത് ഇത് ഒന്നാണ് വാക്കിങ്ങനെ തൽക്കാലം വേറെ വാക്കുകൾ പറയണമെന്നേ ഉള്ളൂ ഇളനീര് കൊട്ടത്തേങ്ങ ഇതൊക്കെ തേങ്ങയാണ് ഇതുപോലെ ഭയം ടെൻഷൻ സ്പീഡ് ഒക്കെ ഒന്ന് ഭയമില്ലാതെ വേണം ആഹാരം കഴിക്കാൻ അതാണ് ഇരിക്കാൻ ഭയമില്ലാതെ വേണം കല്യാണം ഉറപ്പിക്കാൻ ഇരിക്കണം ഭയമില്ലാതെ വേണം ഒരാൾ വർത്തമാനം പറയാൻ ഇരിക്കണം കേൾക്കുന്നവർക്കും അതാണ് സത്സംഗത്തിന് കൃത്യസമയത്ത് വരണം ഇടയ്ക്ക് പോകരുത് കുട്ടികളെ കൊണ്ടുവരുത് എന്ന് പറയുന്നത് കുട്ടികളോടുള്ള വിരോധം കൊണ്ടല്ല തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്കെതിരേക്ക് ശ്രദ്ധ കിട്ടില്ല തീരെ ചെറിയ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ഒഴിച്ചാൽ ചില ക്ഷേത്രങ്ങളിൽ ശിക്ഷയുണ്ട് കാരണം എന്താ കുട്ടിയോടല്ലേ മുതിരണത് ആണ് പക്ഷെ അത്ര ചെറിയ കുട്ടികൾക്ക് അവിടെ ഈശ്വരനെ മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ല ആയിട്ടില്ല അത് പറഞ്ഞതിന് പകരം കുട്ടിയോട് മൂത്രമൊഴിച്ചാൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥം അത്ര ചെറിയ കുട്ടി അവിടേക്ക് കൊണ്ടുവരണ്ട സ്പീഡ് എന്ന് പറയുന്നതും ഭയവും ഒന്നാണ് നമുക്ക് എന്തിനാ സ്പീഡ് ഒരാൾക്ക് ഓടേണ്ടി വരണം എന്തിനാ കൃത്യമായിട്ട് ഓടിയില്ലെങ്കിൽ ബസ് കിട്ടിയില്ല ആ ഭയം ബസ് കിട്ടിയില്ലെങ്കിൽ കൃത്യസമയത്ത് ആഫീസ് പോകാൻ പറ്റില്ല ഭയം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പീഡിനെ നമ്മൾ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളമാണ് ഭയം എന്നത് ഈ ഭയമില്ലാതിരിക്കാൻ വേണം ഇരിക്കാൻ ഇതുകൊണ്ടാണ് സത്സംഗം മാത്രം ഇരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഭയവും സ്പീഡും ഒന്ന് സംശയമില്ല എനിക്ക് ടെൻഷനാണ് ടെൻഷനാണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ മുഴുവൻ ഭയമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഒരു വേദിയിൽ സംസാരിക്കുന്ന ആളാണോ പ്രാധാന്യം കേൾക്കുന്നവരാണോ നൂറ് പേര് കേൾക്കണോ ഒരാൾ ക്ലാസ് എടുക്കണോ ആ സമയത്ത് അവിടെ വി ഐ പി ആരാണ് എന്നാണ് ചോദ്യം ആ സമയത്ത് മാത്രം പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടെ അപ്പോൾ കുറേ പേര് കേട്ടുകൊണ്ടിരിക്കുന്നു ഒരാൾ സംസാരിക്കണം ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ ആദരണീയൻ സംസാരിക്കുന്ന ആൾ എന്നാണല്ലോ പെട്ടെന്ന് ഉത്തരം കിട്ടുക തോന്നിയ ഈ വേദിയിലിപ്പോൾ ഒരാളെ സംസാരിക്കാൻ കൊടുന്നാണ് കസാരട്ട് കൊടുത്തു അതുകൊണ്ട് ഇപ്പം അവിടെ ആ വ്യക്തിയാണ് പ്രമാണി എന്ന് പെട്ടെന്ന് ഉത്തരം തോന്നും അല്ല ആരാണ് ആദരിക്കപ്പെടേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ആദരിക്കപ്പെടേണ്ട വ്യക്തി സത്വഗുണത്തെ പുറത്തെടുക്കുന്ന വേറെ വേറൊരാൾ പറയുന്നത് എന്താണ് ഞാനൊന്ന് കേൾക്കട്ടെ ശ്രോ ശ്രവണം എന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അഹങ്കാരത്തെ മാറ്റിവെച്ച് വിനയത്തിനെ കൂട്ടുപിടിച്ചു നമ്മൾ നമ്മുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് വിനയത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ മാത്രമാണ് വേറൊരാളെ കേൾക്കാൻ തോന്നുക അതുകൊണ്ടാണ് ശ്രോതാക്കളാണ് ആദരണീയർ നമുക്ക് അഹങ്കാരം കൊണ്ട് വേറൊരാൾ പറഞ്ഞ് കേൾക്കാൻ തോന്നുകയില്ല you take it from me നിൽക്കു നിൽക്കൂ ഞാൻ പറയട്ടെ ഇതല്ലേ നമുക്ക് തോന്നുന്നത് അപ്പം കേൾവി വന്നപ്പോൾ എന്താ ഇയാൾ പറഞ്ഞ് കേൾക്കട്ടെ ശ്രോതാവായി സത്വഗുണത്തെ ശ്രോതാക്കൾ ഉദ്ദീപിക്കുന്നു സംസാരിക്കുന്ന ആളെ ആദരവ് കുറച്ച് കുറവാന്ന് പറയാൻ കാരണം എന്താ അയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്നും പറഞ്ഞ് ലജ്ജിച്ചും കൊണ്ടിരുന്നാൽ സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ സർക്കസിൽ വെയിറ്റ് എടുക്കുന്ന ആൾ വരുന്ന ആൾ കയ്യൊക്കെ ഒന്ന് പൊക്കി മസിലൊക്കെ കാണിക്കണോ അയാളുടെ കുറ്റമല്ല അതുപോലെ നമ്മുടെ ഈഗോ രജോ ഗുണത്തെ കർമ്മോന്മുഖത്തെ പുറത്തെടുത്താലാണ് സംസാരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് കേൾക്കണനേക്കാ എളുപ്പ സംസാരിക്കൽ കാരണം സംസാരിക്കുമ്പോൾ പുറത്തെടുക്കുന്നത് മുഴുവൻ രജോ ഗുണത്തെ അപ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരാണ് ആദരണീയർ നമ്മൾ പല വാക്കുകളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ പുതിയ അറിവുകൾ കിട്ടുക ഒരു സ്കൂളിലത് പഠിപ്പിക്കുന്നില്ല സ്പീഡും ഭയവും ഒന്നാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ദേഷ്യം എന്ന് പറയുന്നുണ്ടല്ലോ ദേഷ്യം എന്ന് പറയണതും ദുഃഖം എന്ന് പറയണതും ഒരൊറ്റ സാധന പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തായി പറയണം എനിക്കൊരു ദിവസത്തിൽ എട്ട് പത്ത് തവണ ദേഷ്യം വരും ദുഃഖവും ദേഷ്യവും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് അരക്കണ തേങ്ങയും കൊട്ടത്തേങ്ങയും തമ്മിലുള്ള ബന്ധം അതെന്താ ബന്ധം ഒക്കെ തേങ്ങ ഈ പോക്കറ്റിൽ നൂറ് റുപ്യ ഉണ്ട് ഈ പോക്കറ്റിൽ നൂറ് റുപ്യ ഉണ്ട് എന്നൊക്കെയാ ഇരുന്നൂറ് റുപ്യ അല്ലേ രണ്ട് പോക്കറ്റിൽ അതേമാതിരിയാണ് ദേഷ്യവും കോപവും എന്താ കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ തൊട്ട വീട്ടിലെ അപ്പുകുട്ടൻ ചെറിയ പയ്യനാ പത്ത് വയസ്സേ ഉള്ളൂ അപ്പൂട്ടൻ വന്ന് മേലെ സൈക്കിൾ കയറ്റി അപ്പുകുട്ടൻ പാപമാണ് ദേഷ്യത്തിൽ കൊടുത്തു ഒരടി ദേഷ്യം വന്നു പിറ്റേ ദിവസം അപ്പുകുട്ടനോട് പോയി നടന്നു വരുമ്പോൾ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കാറ് മേലെ നിടിച്ച് നമ്മൾ വീണു വേദന വന്നു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്താ ദേഷ്യപ്പെടാത്തത് സാറിൻ്റെ ഒരു കൈപ്പഴ പറ്റിയതാണ് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അവിടെ അപ്പോൾ ദേഷ്യമില്ല ദുഃഖത്തിൻ്റെ പട്ടികയിൽ മാറ്റി എൻ്റെ ഒരു കഷ്ടകാലം നടന്നു പോകുമ്പോൾ തലയിൽ തേങ്ങ വീണു എന്താ ദേഷ്യപ്പെടാത്ത ആരോടാ ദേഷ്യപ്പെടണം അപ്പോൾ ദുഃഖത്തിൻ്റെ പട്ടികയിൽ മാറ്റി കറണ്ട് പോയി നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല ഇവിടേക്ക് ആ ലൈൻമാൻ ശ്രദ്ധിക്കാനായിട്ടാണ് ഫ്യൂസ് കെട്ടാനായിട്ടാണ് നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല ദേഷ്യമോ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു ഒരിടത്തും ഇല്ല അപ്പോൾ സന്തോഷമായി ആ എവിടെയില്ല ഇല്ല കേരളത്തിൽ തന്നെ ട്രാൻസ്ഫോമർ ഇടുക്കിയിൽ പോയിരുന്നു ഒരു ദേഷ്യമില്ല പ്രതിയോഗി മുമ്പിലുണ്ടെങ്കിൽ ദേഷ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വന്നിട്ട് ഹർത്താൽ നടത്തുന്നില്ലേ സുനാമി വരുമ്പോൾ എന്താ ഹർത്താൽ നടത്താത്തത് സുനാമി വന്ന ഉടനെ ഒരു ഹർത്താൽ ഇതിനേക്കാൾ വലിയ കാര്യമല്ലേ സുനാമി വന്നിട്ട് ഹർത്താൽ നടത്തി ആരെ കാണാമല്ലോ അപ്പോൾ പ്രതിയോഗി മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം നിങ്ങൾ ചെയ്യേണ്ടതല്ലേ മുമ്പിലുള്ള ഒരാൾ തലക്കടിച്ചു ദേഷ്യം വന്നു പോലീസുകാരൻ പറയണം അതൊരു മാനസിക രോഗിയാണ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പം എന്തായി എൻ്റെ കഷ്ടകാലം ക്യാൻസർ വന്നു ആരോടാ ദേഷ്യപ്പെടുന്നു ആ ക്യാൻസർ വരാനുള്ള കാരണക്കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടും ദേഷ്യത്തിൽ അയാളുടെ പേരിൽ കേസ് കൊടുക്കില്ലേ ഇതൊക്കെ ഇങ്ങോട്ട് ആലോചന വരുമ്പോഴേക്ക് എന്തായി ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പ്രത്യേകത വന്നു ആ പ്രത്യേകതയുടെ പേരാണ് വ്യക്തിത്വം നൂറ് പേർ ഒരിടത്ത് കൂടിയിരിക്കുമ്പോൾ നൂറ് മനുഷ്യന്മാരാവും നൂറ് വ്യക്തികൾ ആവില്ല വ്യക്തികളാവണമെങ്കിൽ വ്യക്തമാക്കണം നമ്മൾ എന്തായി വ്യക്താക്കണ്ട് ഞാനും ഒരു പന്നിയും കൂടി വർത്തമാനം പറയാം അപ്പോൾ ഞാൻ പന്നിയോട് പറയുകയാണ് ഞാനേ ഒരു വി ഐ പിയാണ് പന്നി പറയും ഞാനും വി ഐ പിയാണ് എൻ്റെ പന്നിയോടുള്ള കൂട്ടത്തിൽ അത് ശരി ഞാൻ പറയും ഞാനൊന്ന് ഉച്ചയ്ക്ക് ചോറും സാമ്പാറും കഴിച്ച് പന്നി പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഇതാണ് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ എം എ വരെ പഠിച്ചിട്ടുണ്ട് പന്നി പറയും എം എ വരെ പഠിച്ചാലും ഞാൻ ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം എനിക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ എനിക്കുണ്ട് ഞാൻ ഷർട്ടും ജുബയും ധരിച്ചെണ്ണു പന്നി പറയും അത് നിങ്ങളുടെ ദൗർബല്യം നിങ്ങൾക്ക് തന്നെ അത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ വീട്ടിൽ ചെന്ന ഉടനെ ജുബ്ബ ഊരല്ലേ ചെയ്യുക എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ശരി എനിക്ക് ഭാര്യയുണ്ട് പന്നി പോലെ എനിക്കുമുണ്ട് എനിക്ക് മക്കളുണ്ട് അവർ എൻട്രൻസിന് എഴുതുകയാണ് പന്നി പറയും എനിക്കുണ്ട് മക്കൾ അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷനൊക്കെ ഞാനും കൊടുക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല കുറുക്കൻ കുറുക്കൻ്റെ കുട്ടിക്കുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് കുറുക്കൻ കുറുക്കൻ്റെ കുട്ടിയെ പഠിപ്പിക്കുകയാണ് മോനെ ആ മതിലിൻ്റെ മുകളിൽ കയറിക്കോ ഇനി താഴോട്ട് ചാട് അച്ഛൻ പിടിക്കാം കുറുക്കൻ കുട്ടി വരികയാണ് അച്ഛൻ പിടിക്കും തീർച്ചയല്ലേ പിടിക്കുകയും അച്ഛൻ തന്നെ പഠിപ്പിക്കുകയാണ് കീഴ്പ്പെട്ട് ചാടിക്കോ അച്ഛൻ പിടിക്കും പിടിക്കുന്ന തീർച്ചയല്ലേ തീർച്ച ചാടിക്കോ കുറുക്കൻ്റെ കുട്ടി ചാടി തന്തക്കുറുക്കം പിടിച്ചില്ല കയ്യും കാലൊക്കെ വേദന എടുത്തു അച്ഛ എന്ത് ചതി അച്ഛൻ ചെയ്ത് അച്ഛൻ പിടിക്കുന്ന പണ്ടല്ലേ ചാടിയെ കുറുക്കൻ പറഞ്ഞു എടാ നീ ഒരു കുറുക്കൻ്റെ മോനാണ് സ്വന്തം അച്ഛനെ വരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ പഠിച്ചില്ലേ എല്ലാവരും തന്നെ വഞ്ചിക്കും സകലോരും എന്നെ ചതിക്കും സ്വന്തം അച്ഛൻ പറയണത് വരെ വിശ്വസിക്കരുതെന്ന് ആദ്യത്തെ പാഠം ഞാൻ പഠിപ്പിച്ച് കോഴി കോഴിയുടെ കുട്ടിയും പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് കാര്യമല്ല ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ ഈ ജീവജാലങ്ങൾക്കുള്ള കഴിവൊന്നും നമുക്കില്ല ആഹാരം കഴിച്ചോണ്ടോ വസ്ത്രം ധരിച്ചോണ്ടോ പിന്നെ അവരൊരു കാര്യം പറയും നിങ്ങൾക്കില്ലാത്ത പല ഗുണമുണ്ട് സൂക്കട് വന്നാൽ മനുഷ്യൻ മാത്രമേ ആഹാരം കഴിക്കൂ ബാക്കി എല്ലാവരും സൂക്കട് മാറിയിട്ടേ കഴിക്കൂ മനുഷ്യൻ എന്ന ജീവി മാത്രമേ പുകവലിക്കൂ വേറെ ഒരു ജീവിയും ചെയ്യില്ല അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പറയാനുള്ളത് എന്താ അറിയോ ബാങ്കിൽ പത്ത് ലക്ഷം ഉറുപ്പ്യ ഉണ്ട് നിനക്കുണ്ടോ എന്നാ ഇപ്പോൾ പറയാനുള്ളത് വീടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാക്കയ്ക്ക് വീടുണ്ട് സകലേനും വീടിട്ടുണ്ട് ബാങ്കിൽ പത്ത് ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും അപ്പോൾ പന്നി ഇങ്ങോട്ട് ചോദിക്കും ഈ പത്ത് ലക്ഷം ഇപ്പം ഏത് അക്കൗണ്ടിലാണ് വരിക ഏത് അക്കൗണ്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷിതത്വത്തിനാണ് ഈ പൈസ ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ഇത് ഇവിടെ സംസാരിക്കാൻ വന്നു അപ്പോൾ കുറച്ചും കൂടി സുരക്ഷിതത്വം ഉണ്ട് ഇവിടെ അങ്ങോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എന്നാലും അഥവാ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലോ ചെറിയൊരു ഭയം ആ ഭയത്തിന് വേണ്ടുന്ന ഒരു എമൗണ്ട് അഞ്ഞൂറ് റുപ്യ കയ്യിൽ വയ്ക്കും പക്ഷെ പോണത് ഡൽഹിക്കാണെങ്കിലോ ഭയം കൂടി അപ്പം അഞ്ഞൂറിന് പോലെ ആയിരത്തഞ്ഞൂറ് വയ്ക്കും പോണത് വിദേശത്തേക്കാണെങ്കിലോ ഭയം കൂടി പോണത് തൊട്ട വീട്ടിലേക്കാണെങ്കിൽ പൈസ പോക്കറ്റിലിടണ്ട അടുത്തുള്ള അങ്ങാടിയാണ് കട പരിചയക്കാരുണ്ട് അപ്പോൾ പൈസ പോക്കറ്റിൽ വേണ്ട ഭയം വർദ്ധിക്കുന്തോറും എനിക്ക് പണം വേണം ഈ പണം സ്വരൂപിച്ച് വെക്കുന്നതിൻ്റെ പിന്നിലെ വിചാരം ഭയം മക്കളെ വിശ്വസിച്ചൂടാ അതുകൊണ്ട് വയനാട്ടിലൊരു എസ്റ്റേറ്റ് വാങ്ങിയിടാം ഇപ്പോഴത്തെ കാലത്ത് മക്കളെ വിശ്വസിച്ചുകൂടാ നമ്മുടെ പോക്കറ്റിലെ പണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബാങ്കിലെ പണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വയസ്സുകാലത്ത് ആരാ നോക്കുക ഭയം പന്നി പറയും എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഒരു ഭയവുമില്ല ഇങ്ങനെ വാദം തുടങ്ങിയാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ വളരെ പ്രശസ്തനാണ് പന്നി പറയും ഒരൊട്ട ചോദ്യമാണ് നിങ്ങളുടെ പേരെന്താണ് പി ആർ നാഥൻ അച്ഛൻ്റെ പേരെന്താണ് പ്രഭാകരമേനോൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേരെന്താ ഞാൻ ജനിക്കണേന് മുമ്പത്തിന് അച്ഛൻ്റെ അച്ഛൻ മരിച്ചിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞാൻ പേര് മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് കണ്ടിട്ടില്ല ശരിയൊട്ട ചോദ്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താ എനിക്കറിയില്ല ഇവിടെ ഇരിക്കണ എത്ര പേർക്ക് മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേരറിയാം ആരെങ്കിലും ഒരാൾക്ക് മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേര് അറിഞ്ഞാൽ ഞാൻ ചോദിക്കുക അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്താ അറിയില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വേറൊരു കാര്യം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എൻ്റെ പേരക്കുട്ടികൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ആ മുതൽ എൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് മുത്തച്ഛൻ ഉണ്ടാക്കിയ മുതൽ മുഴുവക്കി കിട്ടിയിട്ടുണ്ട് ആ മുത്തച്ഛൻ്റെ പേര് പോലും മറന്നിരിക്കണു നമ്മളിപ്പോൾ മുതലുണ്ടാക്കി വെച്ചാൽ നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ പേരോർക്കെന്ന് വിചാരിക്കുന്നുണ്ടോ പേരോർക്കില്ല പേര് ഓർക്കില്ല പക്ഷെ എൻ്റെ വീട്ടിൽ മുത്തച്ഛൻ്റെ അറിയില്ലെങ്കിലും ഗാന്ധിജിയുടെ പടമുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പടമുണ്ട് ഇന്ന് മാതാ ഈ അമ്മയെ പരിഹസിക്കുന്നവരുടെ പേരക്കുട്ടികൾ ഈ മുത്തച്ഛൻ്റെ പേര് പോലും വിസ്മരിക്കുകയും പേരക്കുട്ടികൾ അമ്മയുടെ പടം വീട്ടിൽ കെട്ടി തൂക്കും ചെയ്യില്ലേ ആ അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കും ഇവരിപ്പോൾ എന്തിനാണ് പേരക്കുട്ടികൾക്ക് ആ മുതലുണ്ടാക്കി വയ്ക്കുക പണ്ട് കൃഷ്ണനെ പരിഹസിച്ചവരൊക്കെ ഇപ്പോൾ ഗുരുവായൂർ പോയി തൊഴുന്നില്ലേ പുതിയ ജന്മം കിട്ടിയിട്ടായിരിക്കും കൃഷ്ണനെ പരിഹസിച്ചവരൊക്കെ ഇപ്പോൾ പുതിയ ജന്മത്തിൽ ഈ ശരീരം കിട്ടിയപ്പോൾ ഗുരുവായൂർ പോയിട്ട് യഥാർത്ഥ കൃഷ്ണനുള്ളപ്പോൾ പരിഹസിച്ചവർ വരെ ഗുരുവായൂർ പോയിട്ട് തൊഴുകയല്ലേ അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ചിലവർ വ്യക്തമാക്കും നമ്മുടെ ജന്മത്തെ വ്യക്തമാക്കണം ഇങ്ങനെ കേട്ടാൽ നിങ്ങൾ കുറേ ആഹാരം കഴിച്ചു ആഹാരം നിദ്ര മൈഥുനം ഭയം അവിടെ ഭയം എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെ പറഞ്ഞാലാണ് ഈ വ്യക്തമാക്കുന്നവരാണ് വ്യക്തികൾ ആ വ്യക്തികൾക്ക് വ്യക്തി വികാസമുണ്ടാകണം ആ വ്യക്തി വികാസമാണ് അവതാരങ്ങൾ ചെയ്യുന്നത് ആമുഖമായിട്ട് ഇത്രയും പറയുമ്പോൾ എന്നെ പരിചയമില്ലാത്തവരോട് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുള്ളതുകൊണ്ട് പറയാണ് യഥാർത്ഥ പേര് രവീന്ദ്രനാഥൻ നായർ എന്നാണ് അതിൻ്റെ ചുരുക്കമാണ് പി ആർ നാഥൻ കഥകൾ ധാരാളം ആയിരക്കണക്കിൽ കഥകൾ എഴുതിയിട്ടുണ്ട് നോവല് അത് പലതും സിനിമയായിട്ടുണ്ട് സീരിയലുകൾ ടി വി സീരിയൽ വന്ന കാലത്തെ ആദ്യത്തെ സീരിയലിൻ്റെ സ്കൂട്ടർ ഞാൻ എഴുതിയായിരുന്നു രേണാങ്കശേഖരൻ മാഷ കഥയായിരുന്നു മാഷ് സ്കൂട്ടർ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാവുന്ന കഥയാണ് പിന്നീട് അനവധി സീരിയൽ അങ്ങാടിപ്പാട്ടൊക്കെ അറുന്നൂറ് എപ്പിസോഡ് എഴുതി അമ്മയുടെ ചാനൽ വന്നപ്പോൾ അതിൽ പകൽവീട് എന്നൊരു സീരിയൽ നൂറ്റൻപതോളം വൃദ്ധമന്ദിരങ്ങളുടെ കഥയായിരുന്നു ഗൗരവത്തിലുള്ള പുസ്തകങ്ങളുണ്ട് നാൽപ്പത്തിരണ്ടോളം പുസ്തകമുണ്ട് കോളേജിലൊക്കെ പഠിക്കാറുണ്ട് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നൊരു പുസ്തകം ഏറ്റവും അധികം ലക്ഷക്കണക്കിന് കോപ്പി വിട്ടതാണ് ഒരു കാര്യത്തിൽ ജീവിതത്തിൽ ഒന്നങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്യണം തോന്നി നമ്മുടെ തൊഴിൽ എന്തായാലും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു വിഷയം ഉണ്ടാവട്ടെ എന്ന് തോന്നിയപ്പോൾ എന്താ വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പോയിട്ട് പലപ്പോഴായിട്ട് താമസിച്ചിട്ടുള്ള ഹരിദ്വാര ഋഷികേശ് വെള്ളത്ത് മൂടി കിടക്കുന്ന ദ്വാരത ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോലുള്ള താമസിച്ച അനുഭവമാണ് ഈ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലെ പ്രോവിഡൻറ്റ് ഫണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥനായിട്ട് ഈ കഥയും നോവലൊക്കെ എഴുതുമ്പോൾ പല പുസ്തകങ്ങളും ചാട്ട ഒക്കെ സിനിമ വന്നിട്ടുണ്ട് എൻ്റെ പുസ്തകം ഒരു വ്യത്യസ്തമുള്ള ഒരു കുറിച്ച് എഴുതണം അപ്പം അങ്ങനെയാകുമ്പോൾ സന്യാസി ആശ്രമങ്ങളെ പരിഹസിക്കുന്നത് നന്നായിരിക്കുമല്ലോ അങ്ങനെ ആ ആശ്രമങ്ങളിലെ കള്ളത്തരത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ആശ്രമത്തിൽ ചെയ്തു അപ്പോൾ ഒരു ആശ്രമങ്ങളെ പറ്റി മോശമാക്കിയിട്ട് മോശമാക്കിയിട്ട് എഴുതാനാണല്ലോ മാർക്കറ്റ് അവിടെ ചെന്ന് ആദ്യത്തെ നമ്മളുടെ നാട്ടിൻപുറത്തെ കുറിച്ച് സ്വാമി എന്നെ മനസ്സിലായി കാണില്ല ഞാൻ ഇന്ന ആളാന്ന് പറയാൻ തുടങ്ങുമ്പോഴേ മുമ്പേ കണ്ട ഉടനെ മനസ്സിലായി എന്നാ പറഞ്ഞു ആ അപ്പം എന്നെ അറിയായിരിക്കും പത്രത്തിൽ പടമൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ മാതിരി ടി വിയിലൊന്നും പ്രത്യക്ഷപ്പെടാതെ ഈ ചെറുകഥയുടെ കൂടെയുള്ള പടമായിരിക്കും ജ്ഞാനാനന്ദസര സ്വാമികൾ അവിടെ സംസാരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണ് മയക്കുമരുന്ന് എവിടെയാണ് കള്ളക്കടത്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കേട്ടിട്ടുണ്ട് അങ്ങനെ പോണ്ട നേരമായിട്ട് സ്വാമി എടുത്ത് വന്നു ഒരു സംശയം സ്വാമി എന്നെ അറിയുമെന്ന് പറഞ്ഞല്ലോ എവിടുന്നാ കണ്ടെന്ന് വെച്ചു ജന്മജന്മാന്തരമായിട്ട് നമ്മൾ പരിചയമുണ്ട് അതുകൊണ്ടാണ് അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിയത് അപ്പം ഞാൻ അവിടെ ഇരുന്നു പറഞ്ഞ മതി എന്താ ഈ ജന്മജന്മാന്തരമായിട്ടുള്ള പരിചയം എന്ത് വർത്തമാനം പറഞ്ഞു അപ്പോൾ സ്വാമി പറഞ്ഞു അനവധി ജന്മങ്ങളുണ്ട് ഭാഗവതം വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു വേറെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട് ഭാഗവതം വായിച്ചിട്ടില്ല അപ്പോൾ സ്വാമി അവിടുന്ന് എന്താണ് എന്ന് പണ്ട് ഒരു കഥ പറഞ്ഞു ആ കഥ ജീവിതത്തിലെ വഴിത്തിരിവായി ആ കഥ തുടർന്നുള്ള എൻ്റെ സാഹിത്യരചനയിലും സിനിമ എഴുതിയാലും സീരിയൽ എഴുതിയാലും നോവൽ എഴുതിയാലും എന്നെ സ്വാധീനിച്ചു ആ സ്വാധീനം കൊണ്ടാണ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമൃതാനന്ദമയ്യ അമ്മ കോഴിക്കോട്ട് വരുമ്പോൾ അമ്മയെ സ്വീകരിച്ചിരുന്ന നാലഞ്ചാളുകളിൽ ഒരാൾ അമ്മേ ഞാനായിരുന്നു ഒരു അധികം പേരൊട്ടും നഗരത്തിൽ അമ്മയെക്കുറിച്ച് പേര് കേൾക്കാത്ത കാലഘട്ടം അന്ന് സ്വാമി പറഞ്ഞ കഥ ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവ് ആ രാജാവിന് മക്കളുണ്ടായില്ല രാജ്യം ഭരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് രാജാവ് വളരെ ദുഃഖിച്ചു അങ്ങനെ ഇരിക്കെ അനവധി ഭാര്യമാരുണ്ട് അതിനിടയ്ക്ക് ഒരു ഭാര്യ ഗർഭിണിയായി രാജാവിന് സന്തോഷമായി രാജ്ഞി പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ രാജാവ് എപ്പോഴും ആ രാജ്ഞിയുടെയും കുട്ടിയുടെയും അടുത്താണ് അപ്പോൾ ബാക്കി പത്നിമാർക്ക് അസൂയ തോന്നി ഈ കുട്ടിക്ക് വിഷം കൊടുത്തു കൊന്നു രാജാവിനുണ്ടായ ദുഃഖം പറയാൻ വയ്യ കനത്ത ദുഃഖമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല കനത്ത ദുഃഖം വരുമ്പോൾ ഈ പറ ആശ്വസിക്കാൻ വരുന്നവരെ തല്ലാനാ തോന്നും അത്ര ഇതിലും വലിയ ദുഃഖം ഉണ്ടാ കുട്ടി മരിച്ചത് നമ്മൾ കേട്ടതിൽ വെച്ച് വലിയ ദുഃഖമാണിത് ഈ ദുഃഖം നമുക്കൊക്കെ ഉണ്ടാവാവുന്നതാണല്ലോ ഒടുവിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കുട്ടിയെ ആണോ കിട്ടേണ്ടത് അതെ കുട്ടിയല്ല ഈ കിടക്കണത് അവ പറഞ്ഞു ഈ കിടക്കണതല്ലല്ലോ കുട്ടി പിന്നെന്താ ഇതിന്ന് പോയ ജീവനല്ലേ കുട്ടി കുട്ടി ഈ കിടക്കുന്നതല്ലല്ലോ ആണ് സംശയമുണ്ടോ ഇല്ല അപ്പം നമുക്ക് കുട്ടിയുടെ ജീവനെ ആത്മാവിനെ വരുത്താം ഒന്ന് സംസാരിക്കാൻ ഇൻ്റർവ്യൂവിന് സൗകര്യം ചെയ്തു തരാം എൻ്റെ ശക്തി കൊണ്ട് ആയിക്കോട്ടെ എന്ന് കുട്ടിയുടെ ആത്മാവ് വന്നു സംസാരിച്ചോളാൻ പറഞ്ഞു മോനെ എന്ന് വിളിച്ചപ്പോൾ ആത്മാവ് ഒരു ചോദ്യം ചോദിച്ചു മോനോ ഏത് ജന്മത്തിലെ മോൻ അതൊരു വല്ലാത്ത ജ്ഞാനമല്ലേ ഏത് ജന്മത്തിൽ എന്താ ഏത് ജന്മത്തിലെ മോനോ നാരദ മഹർഷി പറഞ്ഞു അനവധി ജന്മം എടുത്തിരിക്കണു ഇനി പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഏത് ജുബ്ബയാ ധരിച്ചതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാകും ഇവിടെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഈ ജുബ്ബ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഏത് വേദിയിലത്തെ ജുബ്ബ അനവധി സിനിമയിലൊക്കെ സീരിയലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് അനുഭവമുണ്ട് ആർട്ടിസ്റ്റുമാർ വന്നിട്ട് പറയും നിങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരുന്നല്ലോ ശരിയാണ് ഞാൻ സാറിൻ്റെ ഭാര്യയായത് ഏത് ഏത് സീരിയലിലായിരുന്നു ഇവരാലോചിക്കുക ചില സീരിയലിൽ പെങ്ങളാവും അർച്ചനാവും മകനാവും ഇത് തിരിച്ചും മറിച്ചും ഈ ആത്മാവിൻ്റെ പ്രയാണം തുടങ്ങിയ ശേഷം ചിത്രകേതുവിൻ്റെ അച്ഛനായിട്ടുണ്ട് ഈ കുട്ടി ഈ ജന്മത്തിലെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ ഈ ജന്മത്തിലെ തന്നെ തീരെ ചെറുപ്പത്തിലത്തെ കാര്യം നമുക്ക് ഉണ്ടോ നമുക്ക് തീരെ കുട്ടിക്കാലത്തെ കാര്യമൊന്നും ഓർമ്മയില്ല ഏതോ ഒരാൾ പതിമൂന്നാമത്തെ വയസ്സിൽ പറഞ്ഞതിന് ശേഷം പതിമൂന്ന് വയസ്സ് മുതൽക്ക് ഇന്നലെ രാത്രി നടന്ന കാര്യം വരെ ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഇപ്പം തോന്നുന്നു അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല എന്ന് എന്താ ചെന്ത് വായിച്ചാൽ വല്ലതും ഓർമ്മയിലൊക്കെ ഉണ്ടേ ഏതോ താമസ് മുറിയിലുണ്ടായിരുന്നു ഇന്ന് തോമസ് ലീവായിരുന്നു ഏത് തോമസ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നു ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല നമ്മൾ അന്ന് ഒന്നും ഓർമ്മയിലുണ്ടാവില്ല പ്രദീപത്തിൻ്റെ പത്രാധിപരായപ്പോൾ ഒരാൾ വേദിയിൽ പറയണം നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ മുഖചിത്രം കൊടുക്കുന്നതിനെതിരായിട്ട് ഇപ്പം നിങ്ങളുടെ മാസികയുടെ മുഖം ഇത്ര ഏതാന്ന് വെച്ചു ഒരാളെ ഞാൻ ഒന്ന് നിഷേധിക്കാനൊന്നും പോയില്ല പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കേ ആർക്കാ ഓർമ്മ ഇത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കുട്ടിക്കാലത്തെ കാര്യം വല്ല ഓർമ്മയുണ്ടോ ഈ ജന്മത്തിലെ കാര്യം ഓർമ്മയിൽ ഉണ്ടാവില്ല പക്ഷേ ഒരു ക സംസ്കാരം മാത്രം നമ്മളിൽ നിൽക്കുന്നുള്ളൂ ആ സംസ്കാരം അനുസരിച്ചിട്ടാണ് പുതിയ ജന്മം എടുക്കുന്നത് ആ ഒരു കൾച്ചർ നമ്മൾ നിൽക്കും അതിൻ്റെ ഒരു സിം കാർഡ് മാത്രമാണ് പുതിയ ജന്മത്തിൽ വരുന്നത് അപ്പോൾ ചിത്രകേതു രാജാവിൻ്റെ പുത്രൻ ചോദിക്കുകയാണ് എൻ്റെ മകനായിട്ടും വേഷമെടുത്തിട്ടുണ്ട് അത്രയും കഴിഞ്ഞപ്പോൾ ചിത്രകേതുവിന് ജ്ഞാനം ഉറച്ചു ഇനി ഒരു ജ്ഞാനം കിട്ടണ്ട കുട്ടിയുടെ ജീവൻ വേണം തന്നില്ല അത് ശരിയപ്പോൾ അനവധി ജന്മത്തിലാണല്ലേ ഇനിയിപ്പോൾ ഈ കുട്ടിയോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞ് വേറൊരു എടുത്ത് അതിൽ പുത്രനായിട്ട് ജനിക്കും അതുകൊണ്ടാണല്ലോ ജന്മപരമ്പരകൾ എടുക്കുന്നത് എന്തോ ഒരു കാര്യത്തിനാണ് നിയോഗ ചിലർ പറയും ചില മക്കൾ ജനിക്കുന്നത് പൂർവ്വജന്മത്തിൽ പ്രതികാരം ചെയ്യാൻ ചെയ്തിട്ട് മതിയാവാത്തതുകൊണ്ട് ബാക്കി അരിയേഴ്സ് തീർക്കാൻ അവിടെ വന്നത് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ മക്കളായിട്ട് ജനിക്കും കഴിഞ്ഞ ജന്മം നമ്മൾ കണ്ടമാനം അയാളുടെ കാശൊക്കെ വെട്ടിച്ചിട്ടുണ്ടാവും അയാൾ അവസാനം മരിക്കുമ്പോൾ വിചാരിക്കും ധാരാളം മുതലുണ്ടായിരുന്ന മുഴുവൻ ഇന്ന ആളാണ് വെട്ടിച്ചതെന്ന് ആ വാസന നിൽക്കുമ്പോൾ ഇവിടെ പുത്രനായിട്ട് ജനിക്കും പിന്നെ അച്ഛൻ്റെ മുതൽ വെട്ടിക്കലായി പരിപാടി അച്ഛനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് കുത്തുവാളെടുപ്പിച്ചിട്ട് മകൻ പിന്മാറുള്ളൂ കഴിഞ്ഞ അമ്മത്തെ കാര്യമാണ് ഇരട്ട പ്രസവിച്ച രണ്ട് കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളുണ്ട് വർത്താനം പറഞ്ഞു അച്ഛൻ വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു കുട്ടി വേറൊരു കുട്ടിയോട് പറയുക നീ എന്തിനാ വന്നിരിക്കണമെന്ന് എനിക്ക് ഇയാളൊരു പതിനഞ്ച് അണ തരാണ്ട് പതിനഞ്ചണ ഇയാൾക്ക് ഞാൻ കൊടുക്കാണ്ട് നീ എന്തിനാ വന്നിട്ടുണ്ടെന്ന് എനിക്ക് രണ്ടടങ്ങൾ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഒരു കുട്ടി വന്നിരിക്കുന്ന രണ്ടടങ്ങൾ എളിച്ചെണ്ണ വെളിച്ചെണ്ണ അങ്ങോട്ട് കിട്ടാനാ വാങ്ങണമെന്ന് രണ്ടാമത്തെ കുട്ടി പതിനഞ്ചണ കൊടുക്കാണ്ട് പിന്നീട് കുട്ടികൾ സംസാരിക്കണമെന്നില്ല ഏതായാലും വളർത്തുമ്പോൾ അച്ഛൻ ദിവസേന പറയും എണ്ണ തേപ്പിക്കുമ്പോൾ നന്നായിട്ട് എണ്ണയേക്കാം രണ്ടാളെ ഏകദേശം ഒരു പതിനഞ്ചടങ്ങഴി വെളിച്ചെണ്ണയുടെ അത്ര കാലമായപ്പോൾ ഒരു പനി ഒരു കുട്ടി മരിച്ചു അപ്പോൾ ഒരു തീർച്ചയായി ഈ ഒരു പതിനഞ്ചാണ ഇങ്ങോട്ട് തരാൻ വന്നോനാ അതുകൊണ്ട് ഇന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങണ്ട അവൻ മരിക്കുമല്ലോ പറഞ്ഞ് ഏൽപ്പിച്ചു ഇനി രണ്ടാമത്തവൻ്റെ നിന്ന് കാശ് വാങ്ങുകയേ വേണ്ട പണിയെടുക്കാനൊക്കെ പോകുന്നവനാണ് പൈസ വാങ്ങിയാൽ മരിക്കും അങ്ങനെ രണ്ടാമത്തെ ഒരു മകനെ പോലുള്ളൂ മകൻ കന്നിനെ മേക്കാൻ പോവും ഒരു മുളവടിയായിട്ടാണ് കന്നിനെ മേക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കുക വീട്ടിലെ പശു കണ്ടി ചാടും എന്തോ ചെയ്തു പശുവിനെ രക്ഷപ്പെടുത്താൻ മകൻ ഇറങ്ങി ഇറങ്ങുമ്പോൾ ഈ വടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് പശുവിനെ കയറ്റുന്നതിനിടയ്ക്ക് എന്തോ ആപത്ത് പറ്റി രണ്ടാമത് വീണു രണ്ടാമത്തെ മകനും മരിച്ചു അപ്പോൾ ചോദിച്ചു അവൻ്റെ ഞാൻ പണമൊന്നും വാങ്ങിയിരുന്നില്ലല്ലോ അകത്ത് പോയി മുളവടി എടുത്ത് കരയും പണ്ട് മുളവടി കിലുങ്ങണു നോക്കുമ്പോൾ മുളവടിയിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ അന്നത്തെ ഓട്ടമുക്കാൽ എന്ന് പറയും നാണയങ്ങൾ ഇട്ടിരിക്കണം അതിലൊരു പതിനഞ്ച് ഉണ്ട് അച്ഛന് കൊടുത്തിരിക്കുന്നു ഇത് ജീവിതത്തിൻ്റെ ഒരു അത്ഭുതമാണ് ഇത് കഥകളല്ല ഈ വാസന ആണ് ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത് ഇത് കേൾക്കാൻ വരുന്നവർക്കും ഒരു വാസന ഉണ്ടാകും അപ്പോൾ ആത്മാക്കൾ ജന്മമെടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വാസനയ്ക്കനുസരിച്ചാണ് ഞാൻ ഇവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് കൃത്യസമയത്ത് കോഴിക്കോട്ട് എത്തിയില്ല എന്ന് വയ്ക്കുക എൻ്റെ ഭാര്യ എവിടേക്കാണ് ഫോൺ ചെയ്ത് ചോദിക്കുക ഇവിടേക്ക് ചോദിച്ചാൽ പറയും ഇവിടുന്ന് കൃത്യസമയത്ത് പോയല്ലോ ശരി എവിടെ അന്വേഷിക്കുക ഇവിടുത്തെ ഏതെങ്കിലും പത്ര ഓഫീസിൽ നാഷണൽ സ്റ്റാളിലോ കറണ്ട് ബുക്സിലോ പുസ്തകമോ സിനിമയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിലാണല്ലോ നമ്മളുണ്ടാവുക അല്ലാത്തൊരു സ്ഥലത്തല്ലല്ലോ അന്വേഷിക്കുക ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ അന്വേഷിക്കും ഇവിടുത്തെ ഏതെങ്കിലും പത്ര ഓഫീസിൽ ഒരാളുടെ ഫോൺ നമ്പർ കിട്ടണം എവിടെ കിട്ടും എഴുത്തുകാരനാച്ചാൽ ഓഫീസിൽ നിൽക്കുക ആത്മാവിൻ്റെ പ്രയാണവും ഇതേമാതിരി അതുകൊണ്ട് സംശയിക്കേണ്ട ചിലവരൊക്കെ ചോദിക്കും നമ്മൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരാൾ ആസ്ത്രേലിയയിൽ ജനിക്കുകയോ പറ്റി നമുക്കറിയില്ലല്ലോ നമ്മുടെ മുതൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ ജനിക്കും അതുകൊണ്ടാണല്ലോ പിതൃക്കൾ ഉണ്ടെന്നുകൊണ്ടാണല്ലോ ചില പൂച്ച വീട്ടിൽ നിന്ന് പോവില്ല ഈ മുതലിനോട് ആസക്തിയുള്ളവരായിരിക്കും ആ മുതലേ മുതലേ എന്ന് വിചാരിച്ച് ഏത് സമയത്തും തൊടിയിൽ മാന്തിയിരുന്ന കാരണവന്മാർ അവിടെ കിടന്ന് മരിക്കും പിന്നെ ജനിക്കുന്നത് വല്ല പൂച്ചയോ പട്ടിയാണെങ്കിൽ അവിടുന്ന് പോവോ ആട്ടിയാലും പോവോ ആ വാസന അതാണ് ഏതായാലും ഇതൊക്കെ അന്ന് കേട്ടപ്പോൾ കുറിച്ചൊരു പ്രത്യേക കാഴ്ചപ്പാട് കിട്ടി അന്ന് പിന്നീട് ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ശിക്ഷനായപ്പോൾ സ്വാമി പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തോന്നിയപ്പോൾ എനിക്ക് ഞാൻ ഈ കഥയും നോവലും സിനിമയുടെയൊക്കെ കൂട്ടത്തിൽ ഭാരതത്തിൽ കന്യാകുമാരി മുതൽ ഹിമാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയ അനുഭവമാണ് അമൃത ചാനലിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് പറയുന്നത് ആവർത്തനമില്ലാതെയാണ് പറയണത് പ്രത്യേകിച്ചും നമ്മളുടെ ഭാരതത്തിലെ ഏത് കാര്യവും ആസ്വദിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഏങ്കിളിൽ നിന്ന് നമുക്കൊരു ട്രെയിനിങ് ക്ലാസ് കിട്ടണം എൺപത് വയസ്സ് എൺപത്തിനാല് വയസ്സുള്ള ഒരാൾ ഇന്നലെ പറയുക ഇപ്പം ഞാൻ പുതിയ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ആധ്യാത്മികതയും ബിസിനസ് മാനേജ്മെൻറ്റും ഇനി പണിയൊന്നുമില്ല ഇനി ഒരു പണിയില്ല ജഡ്ജ്മെൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു ജഡ്ജി റിട്ടയർ ചെയ്തിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തരക്കടില്ലല്ലോ ഭാഗവതം ഇപ്പം ഭാഗവതം കൊണ്ടിരിക്കുക ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം കാര്യമില്ലായല്ല അല്ല ഇത് തുടക്കത്തിൽ ഈ റെയിൽവേ ടൈം ടേബിൾ കിട്ടിയിരുന്നെങ്കിലോ ആലുവയിൽ നിന്ന് വാരാണസിക്ക് എളുപ്പ വണ്ടി ഉണ്ടത് അവിടെ ഇറങ്ങി അലഹബാദിലിറങ്ങി അടുത്ത് വാരാണസിക്കുള്ള ട്രെയിൻ ഏത് റെയിൽവേക്കാർ ഇങ്ങോട്ട് പറഞ്ഞ ടൈം ടേബിളിൽ ഇന്ന വണ്ടി കാണണമല്ലോ ആ ശരി അതിൽ കയറിക്കോളൂ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കിട്ടണ്ടേ ഇപ്പം എന്ത് സംഭവിക്കുന്നു ഒരു എക്സിബിഷൻ ഓഡിറ്റോറിയമാണ് ഈ ലോകം ആ എക്സിബിഷൻ ഓഡിറ്റോറിയത്തിലേക്കുള്ള ടിക്കറ്റാണ് ഈ ജന്മം ഏത് സമയത്ത് വേണമെങ്കിൽ ഹാളിൽ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കും ഇതാണ് ഈ എക്സിബിഷൻ്റെ പ്രത്യേകത എപ്പോൾ വേണമെങ്കിൽ പുറത്തേക്കാക്കും അങ്ങനെ എക്സിബിഷൻ കാണാൻ നമ്മൾ വന്നു വന്നപ്പോൾ പരിചയക്കാരൊക്കെ കണ്ട് ഒരാൾ ചായ കുടിക്കണു കാപ്പി കുടിക്കണു സ്ത്രീകൾ കുപ്പിയോള വാങ്ങണു കമ്മൽ വാങ്ങണു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നോക്കി ഐസ്ക്രീം കഴിച്ചു നമ്മളെ പിടിച്ച് പുറത്തേക്കാക്കി ഓരോരുത്തർ ഈ ആക്കുമ്പോൾ ഒരു കാര്യം അറിയണില്ല പുറത്തേക്കാക്കാച്ചാൽ മരിക്കുക എന്നാണ് അൻപത് സ്റ്റാളുണ്ട് ഒരെണ്ണേ നമ്മൾ കണ്ടിട്ടുള്ളേ ബാക്കി നാൽപ്പത്തൊമ്പത് സ്റ്റാളിൽ മഹാത്ഭുതങ്ങളുണ്ട് നമുക്കിതാരും പറഞ്ഞു തന്നില്ല കുട്ടി ജനിച്ച ഉടനെ സ്വകാര്യമായിട്ട് അച്ഛനമ്മയും പറഞ്ഞു കൊടുത്തു ജന്മത്തിൻ്റെ ലക്ഷ്യം പൈസ ഉണ്ടാക്കുക എന്തിനാ ഇപ്പോൾ കാശുണ്ടാക്കാൻ ഈ ആദ്യത്തെ സ്റ്റാളിലുള്ള ആളുകൾ നമ്മളെ വഴിയെറ്റിക്കുക എത്ര രസകരമായിട്ടുള്ള അനുഭൂതികളുണ്ട് മനുഷ്യജന്മം കിട്ടിയാൽ നമ്മളിത് അറിയുന്നുണ്ടോ ഈ ജന്മം കിട്ടിയാൽ കുറേ ആഹാരം കഴിച്ചു ഓടി നടക്കുന്നതിനൊക്കെ പിടിച്ചു തിന്നു കുറേ മുതലുണ്ടാക്കി വെച്ചു എന്നിട്ടോ കോഴിക്കോട്ടൊരു ഭയങ്കര പിശുക്കൻ നാൽപ്പത് ഏക്കർ തെങ്ങും ഒരു മകനേ ഉള്ളൂ മകൻ മുഴുവൻ മുടിച്ചു രോഗം വന്ന് കിടക്കുമ്പോൾ ഏതോ വൈദ്യർ വന്നിട്ട് പറഞ്ഞു ഒരു ഇളനീര് കുടിക്കുക ആരോ ഒരു ഇളനീര് കൊണ്ടേ കൊടുത്തപ്പോൾ വെയ്യാതെ കിടക്കണ ആൾ പറയും ഇതിന് ഇത്ര സ്വാദുണ്ടല്ലേ പിശുക്കുകൊണ്ട് ഒരു ഇളനീര് കുടിച്ചിട്ടില്ല ഒരു ഇളനീര് അതുവരെ കുടിച്ചിട്ടില്ല പിശുക്കുകൊണ്ടേ തോന്നണ്ടേ ഇതിനെത്ര സ്വാദുണ്ടല്ലേ അപ്പം ആരോ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഈ മുതലുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പം മരിക്കും തീർച്ചയായി ഒരു മകൻ പൂർവ്വജന്മത്തിലെ ശത്രുവാണല്ലോ ഇപ്പം ഉള്ളത് മകൻ മുതൽ മുഴുവൻ ഇപ്പം തന്നെ മുടിക്കാനുള്ള പരിപാടിയിൽ നിൽക്കുക അച്ഛൻ മരിക്കാൻ കാത്തു നിൽക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉടനെ പറഞ്ഞു ഒരു അഞ്ഞൂറിൻ്റെ നോട്ടെങ്കിലും എടുത്ത് വിഴുങ്ങിക്കളയാം എന്നാൽ അതെങ്കിലും നമുക്ക് കൊണ്ടുപോകാമല്ലോ ബാക്കി മുഴുവൻ മകന് കൊടുക്കല്ലേ ഇപ്പം ഇത് ഒരഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് വിഴുങ്ങി മരിച്ചു ആശ്വാസമായി ശവം എടുക്കണതിന് മുമ്പ് ആരോ മകനോട് പറഞ്ഞു അച്ഛനൊരു അഞ്ഞൂറിൻ്റെ നോട്ട് വിഴുങ്ങിയെന്നു മകൻ എന്ത് ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് കൊടക്കമ്പി ഇട്ടിട്ട് കുത്തിയിട്ട് എടുത്തു കൊടട കമ്പി അല്ലാതെ പിന്നെ മരി മരിച്ച ആളല്ല പിന്നെ കാര്യമായിട്ട് നോക്കൊന്നും വേണ്ടല്ലോ കൊടക്കമ്പി എടുത്ത് കുത്തിയിട്ട് അന്നുകൊണ്ട് നോട്ടെടുത്തു ആളാട് പോവുകയും ചെയ്തു ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നമ്മൾ വിചാരിക്കും ഒരു കാര്യം ഒരു ഉപദേശ രൂപേണ ഒരാൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് കേൾക്കാമല്ലോ എന്ന വിനയം നമുക്ക് കിട്ടുന്നില്ല എത്ര പഠിക്കണോ പഠിക്കും തോറും പൂജ്യം കൂടുതൽ ചേർക്കലാണ് ഫിഗർ വർദ്ധിക്കണ മാതിരി ഒരു പൂജ്യം ചേർത്താൽ ഫിഗർ കൂടണ മാതിരി ഒരു ബിരുദം കൂടുമ്പോൾ അഹങ്കാരം അത്രയും വർദ്ധിക്കും ഒരു സ്ത്രീയെ ട്രെയിനിൽ വെച്ച് കണ്ടു അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളല്ലേ പി ആർ നാഥനല്ലേ അമൃത ചാനലിൽ കാണാറുണ്ട് ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരുദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഒരു എം എ പാസ്സായി പിന്നൊരു എം എ പാസ്സായി അപ്പോൾ നല്ല ആഭരണമൊക്കെ കെട്ടി പട്ടുസാരിയൊക്കെ ധരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ആഭരണങ്ങളൊക്കെ കെട്ടണ മാതിരി ബിരുദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കെട്ടുകയാണല്ലേ ആണ് എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി അനവധി ബിരുദങ്ങളുണ്ട് പിന്നെ മനസ്സിനൊരു വിഷമുണ്ട് എന്താ എന്നോട് തുറന്നു പറയാമല്ലോ എന്താ വിഷമം എൻ്റെ ഒരു മകനുണ്ട് മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഉർവശിയാണ് അവൻ പറഞ്ഞതേ മകൻ കേൾക്കുള്ളൂ ഞാൻ അവിടെ ചെന്നാൽ കാണുന്ന കാഴ്ച ഓള് ചാരിയാസാരി ഇരുന്നിട്ട് പേപ്പർ വായിക്കും എൻ്റെ മകൻ അടുക്കളയിലത്തെ പണി മുഴുവൻ എടുക്കും അവളുടെ കുട്ടിയെ കുളിപ്പിക്കണ എൻ്റെ മകൻ അവളൊന്നും ചെയ്യില്ല വലിയ വീട്ടിലത്തെ ഏകപുത്രിയാണ് എൻ്റെ മകൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിന് കാണുമ്പോൾ എൻ്റെ ഏട്ടനെഞ്ഞിങ്ങനെ ഇങ്ങനെ ചുട്ടുന്നേറ് അതുകൊണ്ട് വിഷമം പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് വരികയാണ് അത് ശരി കോഴിക്കോട്ടെ അവിടേക്കാ കോഴിക്കോട്ട് ഇങ്ങനെ നടക്കാവിലിക്ക എന്താ അവിടേക്ക് അവിടേക്ക് ഒരു മനസ്സമാധാനം ഒരു മകനും മകളും ആള് മകളുടെ വീട്ടിൽ പോയാക്കി കുറച്ച് ശാന്തി കിട്ടും ഞാൻ അവിടെ പോയാൽ ശാന്തി കിട്ടാൻ കാരണം എന്താ മകളുടെ സ്ഥിതി എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗ്യം കേട്ടോ അവൾ അവിടെ കസേരയിൽ ഇരുന്നാൽ മതി ഉണ്ണിക്കുട്ടൻ എല്ലാ പണിയെടുത്തോളും അവൾ രാവിലെ എണീറ്റിട്ട് അവൾ ഏഴുമണിയാവും എണീറ്റ് വരാനേ ഓള് പേപ്പറൊക്കെ വായിച്ച് വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ എല്ലാ പണി എടുത്തിട്ട് ശാരദയെ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുവക്കും കുട്ടിയെ കുളിപ്പിച്ചോളും ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണെന്നാണ് ഇപ്പം ഈ പഠിച്ചിട്ടൊക്കെ എന്താ കാര്യം ഉണ്ടായി ഇപ്പം എന്തൊക്കെ ബിരുദപ്പം പറഞ്ഞു ഈ ബിരുദം എന്താ പറഞ്ഞപ്പോൾ നമ്മളിത് ചിരിക്കണത് വേറൊരു കഥ കേട്ടോണ്ടാണ് നമ്മളിങ്ങനെ പറയണ കാര്യം അറിയില്ല നമ്മളിങ്ങനെ പല കാര്യം പലരോടും പറയുന്നുണ്ട് നമ്മളിതൊന്നും അറിയില്ല ഇത് വേറൊരു കഥയായതുകൊണ്ടാണ് ആ സ്ത്രീ അറിയുന്നുണ്ടോ ഞാൻ ഇപ്പോൾ ഈ വേദിയിൽ പറയുന്നുണ്ടെന്നും കുറേ പേര് ചിരിക്കുന്നുണ്ടെന്നും അവർ കാര്യമായിട്ട് പറയാണ് ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണെന്നാണ് ഇതുപോലെയാണ് ജീവിതത്തിൽ ആദ്യം ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത് അവനവനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ അവനവനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഏതൊരു കാര്യം കൊടുക്കൂ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അവനവൻ്റെ കാല് വളക്കാതിരിക്കണം നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുക നൃത്തം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും സദസ്സിനെ മുഴുവൻ ഓക്കെ ആക്കാൻ പറ്റില്ല പല സദസ്സാണ് ഈ പല രീതിയിലുള്ള സദസ് ആകുന്ന സമയത്ത് ചുറ്റുമുള്ള ജനങ്ങളെ മുഴുവൻ ഓക്കെ ആക്കാൻ നമുക്ക് പറ്റുകയേ ഇല്ല നമുക്ക് ഓക്കെ ആക്കണം നമുക്ക് ഓക്കെ ആക്കാൻ നമുക്ക് ചില തെറ്റിദ്ധാരണകൾ ഇപ്പോൾ ഉണ്ട് അതിലത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഇപ്പോൾ സ്നേഹം കിട്ടണം സ്നേഹം കിട്ടണം സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയിരുന്നത് ആദ്യം സ്നേഹം എന്നുകൊണ്ടൊരു സാധനമല്ല കടയിൽ കിട്ടണമല്ല അമ്മ ദോശ മതി നാളെ കേട്ടോ അമ്മ ദോശ ഉണ്ടായി കൊടുന്നപ്പോൾ നിൽക്കുന്ന ഇഡ്ഡലി മതി നീയല്ലേ പറഞ്ഞു ഇന്നലെ ദോശ എന്ന് അതല്ലേ ദോശ ഉണ്ടാക്കിയത് എനിക്കിന്ന് മൂടില്ല ഇഡ്ഡലി മതി അമ്മ പോയിട്ട് ആക്കി കൊടുക്കും സ്നേഹമുള്ള അമ്മയാണ് മോനെ കുടയെടുത്തോ കുടയൊന്നും എടുക്കണ്ട മഴ പെയ്യില്ല പോയി മഴ പെയ്തു അപ്പം മകൻ പോയിട്ടുണ്ട് അച്ഛൻ കുടയായിട്ട് വന്നു അപ്പം എന്തായി സ്നേഹമുള്ള അച്ഛനായി ഒരിടത്ത് വന്നിട്ട് ആദ്യം ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സംഘാടനം ഇരിക്കുമ്പോൾ ഞാൻ പറയാം അത് നിൽക്കുക സുഖം അപ്പോൾ അവർ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുന്നു അല്ല ഉള്ള ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ വെള്ളം കൊടുന്നു അല്ല ഇക്കിപ്പോൾ വെള്ളം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിന്നെന്തായി നല്ല സംഘാടകർ നമ്മുടെ വാശി അനുവദിച്ച് തന്നാൽ സ്നേഹമുള്ളവർ ഇതല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാശി അനുവദിച്ച് തരിക വീട്ടിൽ എന്ത് പറഞ്ഞാലും ലാളിച്ച് അച്ഛനും അമ്മയും അവർ എന്ത് പറഞ്ഞാലും ശരി അപ്പോൾ സ്നേഹമുള്ള അച്ഛനും അമ്മയും പിന്നീട് സ്നേഹം കാണുമ്പോൾ നമ്മൾ ഏതുമായിട്ടാണ് താരതമ്യപ്പെടുത്തുക നമ്മൾ എന്ത് താരതമ്യമല്ലേ വരിക പാട്ട് കേട്ടു എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് കേട്ട പാട്ടൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തി എന്നിട്ടാണ് നല്ല പാട്ടാണെന്നോ മോശം പാട്ടാണെന്നോ പറഞ്ഞത് പ്രസംഗം കേട്ടു അതിനുമുമ്പുള്ള പ്രസംഗങ്ങളെ കേട്ട് താരതമ്യപ്പെടുത്തി അപ്പോൾ വേറെ ഏതൊക്കെയോ മനസ്സിൽ കിടക്കണോണ്ട് അത്ര പറ്റിയില്ല കേട്ടോ സ്നേഹത്തിനെ ഏതുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് അമ്മയുടെ സ്നേഹവുമായിട്ട് എല്ലാവർക്കും അമ്മ ഇതാണ് ഈ അബദ്ധമായത് നമുക്കൊക്കെ അമ്മ ഉണ്ടായിരുന്നു ഈ അമ്മയുടെ സ്നേഹം ആദ്യം അനുഭവിച്ച് അനുഭവിച്ച് എവിടെ സ്നേഹം കണ്ടാലും അമ്മയുടെ സ്നേഹമായിട്ട് താരതമ്യപ്പെടുത്തി ഈ ജമ്മ എവിടെങ്കിലും കിട്ടുമത് അമ്മയുടെ സ്നേഹം എവിടെയാ കിട്ടുക കല്യാണം കഴിച്ചു ഭാര്യയെന്ന് കിട്ടുമോ കിട്ടില്ല അച്ഛൻ്റെ സ്നേഹം ഇനി വേറെ കിട്ടുമോ ഒരാളിൽ നിന്നും കിട്ടില്ല അമ്മയ്ക്ക് തുല്യെന്ന് പറയാനല്ലാതെ ഇത് ഈ അമ്മയുടെ സ്നേഹം നമ്മളൊക്കെ ആദ്യം അനുഭവിച്ചതുകൊണ്ട് വിവാഹ ജീവിതം വന്നപ്പോൾ ഒക്കെ അമ്മയുടെ സ്നേഹമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് അത് പിന്നെ കിട്ടുകയില്ല പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി ഇങ്ങോട്ട് നടന്നിട്ട് വന്നു അച്ഛ ഇരുന്ന് പേപ്പർ വായിക്കുക ഒരൊറ്റ തട്ട് അച്ഛങ്ങനെ കുന്തം വിഴിക്കാൻ മാതിരി ഇരിക്കേ ഒറ്റ തട്ട് തട്ടിയിട്ട് അവളെന്നായിട്ട് നോക്കി അച്ഛൻ മിണ്ടാതെ അവൾ പേപ്പർ അവിടെ ഇവിടെ നോക്കിയിട്ട് അച്ഛൻ്റെ മടിയിൽ കിട്ടാട് പോയി പിറ്റത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ അച്ഛൻ പേപ്പർ വായിക്കുക നടന്നു പോകുന്നുണ്ട് ഒരൊറ്റ തട്ട് അയാൾ പറഞ്ഞു ഇങ്ങോട്ട് താടി പേപ്പറെന്നു എന്താ കളിക്കുക പുള്ളി റിട്ടയേർഡ് മേജറാ മീശയൊക്കെ ഉണ്ട് കളിക്കുക ഇവിടെ അവള് കാണിച്ച പണി കണ്ടില്ലേ ഞാൻ പന്തിരായിരം റുപ്യ പെൻഷൻ വാങ്ങുന്ന ആളാണ് ഞാൻ പേപ്പർ വായിച്ചുകൊണ്ട് കളി പരിയാസിക്കുക സുഖമില്ലേ കുടുംബജീവിതത്തിൽ അച്ഛനായിട്ട് താരതമ്യപ്പെടുത്തി അടുക്കളയിൽ ചെന്നു ഭർത്താവിൻ്റെ അമ്മ ചായ ഉണ്ടാക്കുക അല്ല ഞാൻ ഉണ്ടാക്കിക്കോളാം ചായ എന്ന് പറഞ്ഞു എനിക്ക് ചായ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കണം എൻ്റെ രീതിയുണ്ട് ഉണ്ടാക്കിക്കോളാം പറഞ്ഞു പഞ്ചസാര പാത്രത്തിൽ നിന്ന് സ്പൂൺ എടുത്തു ഈ പെൺകുട്ടി ആ സ്പൂണ് ചായയിലിട്ടിട്ട് അങ്ങനെ കലക്കി ചായ ഉണ്ടാക്കുന്നവർ രണ്ട് രീതിയിൽ ചായ ഉണ്ടാക്കും ഇവിടെ ഇരിക്കണവർ എങ്ങനെയാണ് എന്നറിയില്ല പഞ്ചസാരപ്പാത്രത്തിൽ നിന്ന് സ്പൂൺ എടുത്തിട്ട് ചായയിലേക്കിട്ട് ഈ സ്പൂൺ അങ്ങനെ പഞ്ചസാരപ്പാത്രത്തിലിട്ടതിന് ശേഷം വേറൊരു സ്പൂൺ ഇട്ടിട്ട് കലക്കും ഈ സ്ത്രീ അങ്ങനെ ചെയ്യുക മരുവൾ എന്ത് ചോദിച്ചാൽ ആ സ്പൂൺ അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ട് കലക്കിയിട്ട് ആ നനഞ്ഞ സ്പൂൺ അതിലിട്ടു ഈ അമ്മയ്ക്ക് ഇത് മാത്രം സഹിക്കാൻ വയ്യാവും പലതവണ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഞാൻ അങ്ങനെ ചെയ്യാം മാത്രമല്ല അമ്മ പണ്ടത്തെ പത്താം ക്ലാസ്സാണ് ആർക്കാ കൂടുതൽ വിവരം വിവരം ആർക്കാ കൂടുതൽ ആ കുട്ടിക്കല്ലേ അവിടുന്ന് പിണക്കം തുടങ്ങി പിണക്കം തുടങ്ങി അവസാനം ഭർത്താവായിട്ട് തെറ്റി വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു മോളെ അച്ഛൻ്റെ അമ്മടി സ്നേഹമായിട്ട് താരതമ്യപ്പെടുത്തരുത് നമുക്കൊക്കെ ജീവിതത്തിൽ പറ്റുന്ന ഒരു പ്രാഥമിക അവതാണ് അമ്മയുണ്ടായി ലാളിച്ച് വളർത്തി പിന്നെ എവിടെയും കിട്ടുന്ന സ്നേഹമല്ല ഈ അറിവ് ജീവിതത്തിൽ വകതിരിവായിട്ട് വരണം നല്ല പോലെ പഠിച്ചൊരു സ്ത്രീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയ പഴങ്ങൾ തിന്നാം കല്ലുബെഞ്ചിൽ ഇരുന്നിട്ട് പഴം നിന്നിട്ട് തോലിങ്ങനെ ഇടുക പ്ലാറ്റ്ഫോം മുമ്പിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലെ സംഭവം പഴം എങ്ങനെ ഇടുക ഒരു അഞ്ചാറ് കൊല്ലം മുമ്പാണ് പഴം എങ്ങനെ ഇടുക അപ്പുറത്ത് ഞാനിരിക്കുമ്പോൾ ഈ പഴയെടുത്ത് കളയണത് മോശമല്ലേ ഈ സ്ത്രീ ഇങ്ങനെ പഴം ഇടുക ഞാൻ അങ്ങനെ പുറത്തേക്ക് കളയണത് മോശമല്ലേ അടുത്ത് തോന്നുന്നു ഈ പഴം അങ്ങനെ ഇവിടെ ഇട്ടാൽ ആരെങ്കിലും ഇതിൽ ചവിട്ടിയാൽ തല കുത്തി വീഴില്ലേ സൂക്ഷിച്ചൊരു നോട്ടം പറഞ്ഞതേ അബദ്ധമായി നിങ്ങൾ പോലീസാണോ അതിൽ പല അർത്ഥമുണ്ട് എൻ്റെ അമ്മാവൻ ആരാ അറിയോ ചെറിയച്ഛൻ ജഡ്ജിയാണ് അറിയോ എന്നുള്ള അർത്ഥമൊക്കെ നോട്ടത്തിലുണ്ട് ഞാൻ മിണ്ടാതെ അപ്പുറത്ത് പോയിരുന്നു വണ്ടി ഇളകി ഈ സ്ത്രീയുടെ ഭർത്താവ് കുപ്പിയിൽ വെള്ളമെടുക്കാൻ പോയതായിരുന്നു ഈ സ്ത്രീയുടെ അടുത്തേക്കിട്ട് വന്നതും ഇതിലങ്ങോട്ട് ചവിട്ടി തല കുത്തിയാവും വീണ ഉടനെ ഈ സ്ത്രീ പിടിച്ച് എണീപ്പിച്ചിട്ട് ഭർത്താവിനോട് പറയുകയാണ് ആ കല്ലുവെഞ്ചിലിരിക്കുന്നവന് കരിനാക്കാണ് ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ നാക്കെടുത്ത് ഇതിന് ശേഷം നാക്കെടുത്ത് പിന്നെ കല്ലുവെഞ്ചിലിരിക്കുന്നവന് കരിനാക്കാണ് ഇപ്പം തല കുത്തിയങ്ങളും ആരെങ്കിലും വിഴുന്ന അയാൾ പറഞ്ഞിട്ട് അധികമായിട്ടില്ല എന്ന് പറഞ്ഞു ഭർത്താവ് ഭാര്യ നോക്കി എന്നെങ്ങനെ സൂക്ഷിച്ചൊരു നോട്ടം അതിനുശേഷം ഞാൻ പിന്നെ ആലുവേലിക്ക് വന്നിട്ടില്ല കുറവല്ല പിന്നെ ഇവിടെ ഇന്നത്തെ പരിപാടിക്ക് ആലുവയിൽ വണ്ടി ഇറങ്ങിയാൽ മതി ഉടനെ തന്നെ വാഹനത്തിലൂടെ കൊടുന്നോളാം എന്ന് പറഞ്ഞോട്ട് വന്നതാണ് സ്ത്രീയുടെ ഭർത്താവ് ഇപ്പം എന്തേ മനസ്സിലാക്കിയേ ഇങ്ങനെ സിദ്ധിവിശേഷമുള്ള ഒരാളെ കരിനാക്ക് ഇനിയിപ്പോൾ അയാൾ പലയിടത്തേലും പോയി പ്രസംഗിക്കുന്നുണ്ടാവും പ്ര പ്രഭാഷകനാണെങ്കിൽ അയാൾ പറയുന്നുണ്ടാവും ആലുവ സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ കരിനാക്കുള്ള ഒരാളെ കണ്ടു അയാൾ പറഞ്ഞു ഇത്രേ ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരാൾ തലകുത്തി വീഴുന്നു അപ്പം ഞാൻ വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിജ്ഞാനത്തിനെ കാണുന്നത് ഇങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ക്ലാസ് കിട്ടിയിരുന്നുവെങ്കിൽ സമൂഹത്തിൽ ഗുണം കിട്ടും അപ്പോൾ ഈ റെയിൽവേ ടൈം ടേബിൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെ നമ്മുടെ വ്യക്തിവികാസത്തിന് എന്തുകൊണ്ട് ഈ പുരാണങ്ങൾ മുതൽക്ക് പലതും നമ്മൾ ആസ്വദിക്കുമ്പോൾ ഒരു നീക്കം അവിടെ നിന്നുണ്ടാവണം ചെറിയൊരു നീക്കം ചെറിയൊരു നീക്കം എന്താണെന്ന് വെച്ചാൽ ആദ്യം പുരാണ കഥകൾ പറയുമ്പോൾ രാമൻ്റെ കഥയും കൃഷ്ണൻ്റെ കഥയും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ആ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പം ഞാനിപ്പോൾ പ്രഭാഷണം നിർവഹിക്കുന്നു ഞാൻ തന്നെ പറയുകയാണ് ഞാൻ ഇവിടെ ഒരു ഏകാംഗ നാടകം ഞാനിവിടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൈക്ക് മാറ്റി മദ്യപിച്ച് വരുന്നൊരു വ്യക്തിയായിട്ട് ഇവിടെ അഭിനയിച്ചാൽ ഞാൻ മദ്യപിച്ച് ഇവിടെ വന്നു എന്നാരും പറയില്ല കാരണം അത് നാടകമാണ് നാടകത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ മദ്യപാനിയുടെ വേഷം എടുത്തു ഇതിനു വരെ സംസാരിക്കാൻ വന്നപ്പോൾ മദ്യപിച്ചിട്ടാണ് വന്നെങ്കിലോ തെറ്റാണ് രണ്ടാമത്തെ നാടകം അതുകൊണ്ടാണ് കൃഷ്ണലീല എന്നാണ് പറയുക അപ്പോൾ കൃഷ്ണൻ്റെ ഏത് കാര്യമെടുത്താലും കൃഷ്ണലീല എന്ന് ആദ്യം പറഞ്ഞു വെച്ചു ശ്രീരാമലീല ലീല ആവുമ്പോൾ എന്താണ് ഓഡിയൻസിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്തം അവിടെയുണ്ട് കൃഷ്ണൻ മണ്ണ് തിന്നു അമ്മ ചോദിച്ചു നീ മണ്ണ് തിന്നോ ഇല്ല വായുറക്ക് മണ്ണ് തിന്നിട്ടില്ല അമ്മേ കൃഷ്ണൻ നുണ പറഞ്ഞില്ലേ വായുറന്നപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കൃഷ്ണ ലീല ലീല ആയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് കൃഷ്ണലീല കുട്ടിയോട് വായുറക്കാൻ പറഞ്ഞു ഞാൻ മണ്ണ് നിന്നിട്ടില്ല മണ്ണ് വേറെ ഞാൻ വേറെ എന്നൊന്നില്ല അമ്മ വേറെ ഞാൻ വേറെ എന്നൊന്നില്ല അമ്പതിനായിരം പേജിൽ ഒതുങ്ങാത്ത അദ്വൈത ഫിലോസഫിയാണ് ഈ കുട്ടി പറഞ്ഞത് അതാണ് വായ തുറന്നപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞു ഇത് നമ്മൾ മനസ്സിലാക്കാഞ്ഞാൽ എന്താ മനസ്സിലാക്കുക കൃഷ്ണൻ നുണ പറഞ്ഞു അമ്മേ കൃഷ്ണന് നുണ അറിയാൻ പാടുമോ വലിയ വലിയ ആളുകളൊക്കെ നുണ അറിയാം അങ്ങനെയല്ല ഇതുകൊണ്ടാണ് ആലോചനാമൃതമാണ് കൃഷ്ണൻ്റെ ഓരോരോ ചലനങ്ങളും വരെ കംസൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണനെ കൊല്ലാനായിട്ട് ഒരാന വന്നു കൃഷ്ണൻ ആ ആനയും കൂടി കൃഷ്ണ ആനയുടെ പല്ലും ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഒരൊട്ടേറെ ഈ ആന എന്ത് തെറ്റ് ചെയ്തു നമ്മുടെ കുട്ടികൾ ചോദിക്കില്ലേ ആന എന്ത് തെറ്റാ ചെയ്തേ ആ ആനയെ എങ്ങനെ ചെയ്യാച്ച അങ്ങനെ വെച്ചപ്പോൾ വനത്തിൽ ആനയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് എടുക്കാൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾക്കൊക്കെ ന്യായീകരണമല്ലേ കംസനോട് എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ആനയെ പിടിച്ചിട്ട് എറിയുകയാണ് അല്ല കൃഷ്ണലീല ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് എന്നെ അവിടെ ആനയെ ആക്കിയത് ആനയ്ക്ക് പകരം ഒരു യന്ത്രമായിരുന്നില്ലേ ജെ സി ബി മാതിരി ഒരു യന്ത്രം ഒരു യന്ത്രം എന്ന് പറഞ്ഞാൽ എക്കാലത്ത് ആ യന്ത്രം ഉണ്ടാവില്ല യന്ത്രങ്ങൾ മാറി മാറി വരില്ലേ മിക്സി എന്നും ഉണ്ടാവുമോ കുറേ കഴിയുമ്പോൾ മിക്സി മാറിയിട്ട് വേറെ യന്ത്രം ആന എന്ന പ്രതീകം ആ ആനയുടെ പേരാണ് കുവലയാ പീഠം എന്തിനാ കുവലയാ പീഠെന്ന് പേര് കൊടുത്തേ കുവലയാ പീഠെന്ന് പേര് കൊടുത്തത് കുവലയം എന്നുള്ളതിന് ഭൂമി എന്നൊരർത്ഥമുണ്ട് ഭൂമിയെ പീഡിപ്പിക്കുന്ന ഇതാണ് അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ജെ സി ബി എന്ന് പറയാം പക്ഷേ ജെ സി ബി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല ആന എന്നുമുള്ളതായതിനാൽ എക്കാലത്തും നിൽക്കേണ്ട ഇതിഹാസങ്ങളിൽ ആന എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഭൂമിയെ പീഡിപ്പിക്കുന്ന കുവലയാ പീഠം ഭൂമിയെ പീഡിപ്പിക്കുന്നതാണ് ഈ പ്രതീകം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ അതിനെ ഒരു ആനയാക്കിയ അല്ലാതെ കൃഷ്ണൻ ആനയെ കൊല്ലത് ഈ ആനയെ കണ്ടപ്പോൾ കൃഷ്ണൻ എന്തു തോന്നി വിരോധം തോന്നിയോ ഇല്ല കൃഷ്ണനൊരൊറ്റ ഭാവമുള്ളൂ പുഞ്ചിരി പീഠത്തിനെ കണ്ടപ്പോൾ കൃഷ്ണന് തോന്നിയ പുഞ്ചിരിയാണ് തൻ്റെ പ്രിയ സഖി രാധയെ ഓർമ്മ വന്നു അർത്ഥവിടത്തി കുവലയാവിടത്തിൻ്റെ നെറ്റിയിലെ മുഴകൾ കണ്ടപ്പോൾ രാധയെ ഓർമ്മ വന്നു എത്ര പ്രതീകാത്മകമായി നടത്തുന്നത് ആ ഭൂമിയെ പീഡിപ്പിക്കുന്ന ആ അംശത്തിനെയാണ് കൃഷ്ണൻ നിഗ്രഹിച്ചത് കൃഷ്ണൻ ആനയെ കൊന്നു എന്നല്ലേ തോന്ന ഇതുപോലെ ഏതൊരു കഥയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ പിന്നിൽ ഒരു കടുകിനകത്ത് കടല് എന്ന പോലെ ഒളിപ്പിച്ച് വെച്ച ഒരു ആംഗിളിൽ കൂടെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അതുകൊണ്ട് കൃഷ്ണകഥ രാമൻ്റെ കഥ നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൃത്രിമമായിട്ടൊരു കഥ ഞാൻ ഉണ്ടാക്കി പറയുക ഒരമ്മയ്ക്ക് രണ്ട് മക്കൾ ഇരട്ട പ്രസവിച്ച രണ്ട് മക്കൾ രണ്ടുപേരും നല്ല സുന്ദരന്മാരാണ് ഒരേ മാതിരി ഇരിക്കും കഴിച്ചാൽ ഒരാളുടെ പേര് ഹരിദാസൻ ഒരാളുടെ പേര് ഹരിപ്രസാദ് അപ്പോൾ അവർ രണ്ടുപേരും വനത്തിലേക്ക് വിറക് വെട്ടാൻ വേണ്ടി പോകുമ്പോൾ അമ്മ പറഞ്ഞു മക്കളെ എന്ത് കിട്ടിയാലും ഒരാൾ ഒറ്റക്കായിട്ട് എടുക്കരുത് കേട്ടോ അമ്മ ഞങ്ങൾ എന്ത് കിട്ടിയാലും തുല്യമായിട്ട് എടുക്കുള്ളൂ ഹരിദാസനും ഹരിപ്രസാദും കൂടിയിട്ട് വനത്ത് പോയപ്പോൾ ഒരു പാട്ട് കേട്ടു ഒരു പെൺകുട്ടി പാട്ട് പാടി വരികയാണ് വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട് വെളുത്ത പാദസരൊക്കെ ധരിച്ചിട്ടുണ്ട് പാട്ട് തീർന്നു ഞാൻ സിനിമയുടെ കഥ എഴുതിയ ശീലമാണ് പാട്ട് തീർന്നു ഇവരുടെ അടുത്തെത്തി പാട്ട് കേൾക്കുകയും അവളുടെ വെളുത്ത ഡ്രസ്സും പാദസരം കണ്ടപ്പോൾ ഹരിപ്രസാദനും ഹരിദാസനും അവളോട് പ്രണയം എന്താ പേര് എന്ന് ചോദിച്ചു ഓമന എന്നാണ് പേര് എന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കണം തയ്യാറാണോ എന്ന് ചോദിച്ചു ആണോ എന്നാൽ തന്നെ പോകാറ് ഇതെന്ത് കഥയാന്ന് ആലോചിച്ചു ഓമൻ അപ്പം തന്നെ കൂടെ വന്നു അമ്മ ഉമ്മർത്ത് നിൽക്കുകയാണ് എന്താ ചോദിച്ചു അമ്മയല്ലേ പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരാളെടുക്കണം അതെ ഓമനെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് കൊന്നുള്ള രണ്ടുപേരുടെയും ഭാര്യയായിട്ട് അമ്മയ്ക്ക് വലിയ സന്തോഷമായി അഷ്ടമംഗല്യം കാണിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഓമന രണ്ടുപേരുടെയും ഭാര്യയായിട്ട് കഴിഞ്ഞു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ള ഒരു കുഞ്ഞ് ജനിച്ചു ഒരു പെൺകുട്ടി അതിനെ വൈറ്റ് ഡ്രസ്സ് ധരിപ്പിക്കും കാലിൽ വെളുത്ത പാദസരൊക്കെ ധരിപ്പിക്കും പെൺകുട്ടിക്ക് ആർദ്ര എന്ന് പേരിട്ടു ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയാണ് ഇനി ഈ ഉണ്ടാക്കി ഈ പറഞ്ഞ കഥ പോലെ മോശമായൊരു കഥ അല്ല ഏഴാം ക്ലാസ്സിലെ വിവാദ പാഠപുസ്തകന്മാർ ഇപ്പോൾ ഈ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് ആരുടെ പേരാണ് എഴുതുക ഹരിദാസെന്നോ ഹരിപ്രസാദെന്നോ എഴുതുക അതുപോലെ ഈ അമ്മയ്ക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞില്ല രണ്ടുപേരും ഒരേ മാതിരി ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന അർത്ഥം ബുദ്ധിയില്ലാത്തൊരമ്മ ഈ ഓമനയ്ക്ക് എന്താ അച്ഛനും അമ്മയൊന്നുമില്ലേ പാട്ട് പാടിയിട്ട് വനത്തെ കൂടെ ഇങ്ങനെ നടക്കുക വൈറ്റ് ഡ്രസ്സും ധരിച്ചു എന്നിട്ട് ഇവർ എന്ന് വെച്ചപ്പോൾ ഈ രണ്ട് ആണുങ്ങളുടെ കൂടെ വീട്ടിലും കൂടി ഒരു വാക്ക് പറയാതെ അങ്ങോട്ട് പോന്നിരിക്കുന്നു എന്തൊരു ഇങ്ങനെ മണ്ടത്തരം നിറഞ്ഞൊരു കഥ ഉണ്ടോ അതവിടെക്കട്ടെ വെള്ളം എന്നുള്ള എൻ്റെ ഫോർമുല എന്താ H two O H two എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമാണ് എച്ച് ടു ഒ എന്ന് എഴുതി കണ്ടാൽ ശാസ്ത്രം പഠിച്ചവർക്ക് വെള്ളമാണെന്ന് മനസ്സിലായി ഒന്നും വായിക്കാത്ത ലോകത്തുള്ള സകല ജനതയ്ക്കും എച്ച് ടു ഒ എന്നുള്ള ഇത് വെള്ളമാണ് എന്നും എല്ലാ ജനതയ്ക്കും മനസ്സിലാവുന്ന രീതിയിലാക്കണമെങ്കിലോ നോവലിസ്റ്റ് ടി വി സീരിയലും സിനിമയൊക്കെ എഴുതുന്ന പോലെ ഞാൻ എച്ച് ടുവിനെ ഒരു കഥയാക്കി എച്ച് ടു എന്നുള്ളതിന് ഹരിദാസൻ ഹരിപ്രസാദ് ഹൈഡ്രജനാണ് ഓക്സിജനെ ഞാൻ ഓമനയാക്കി ഓക്സിജനാണ് ഓമന പ്രപഞ്ച വ്യാകരണമാണ് ഈ മാതാവ് അത് കഴിഞ്ഞിട്ടോ ആർദ്ര എന്നെന്താ കുട്ടിക്ക് പേരിട്ട് വെള്ളമാണേ അതാണ് ആർദ്ര എന്ന് പേരിട്ട് അതിന് വെളുത്ത ഡ്രസ്സ് ധരിപ്പിച്ചു വെള്ളപ്പാദസർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ബേസിക് കളർ വൈറ്റ് വെള്ളയാണ് അപ്പം എച്ച് ടു ഓനെ എത്ര ഭംഗിയാക്കിയിട്ടാണ് കഥയാക്കിയേ അങ്ങനെ ഈ കഥ ഒരാൾ വേറൊരാളോട് പറഞ്ഞു അപ്പം വെള്ളത്തിൻ്റെ ഫോർമുലയാ കേട്ടോ എന്ന് ചിലവർ മനസ്സിലാക്കി അത് ഓട്ടംതുള്ളലായി അത് കഥകളിയായി അത് ആസ്വദിക്കുന്നവരെന്തായി ആസ്വദിക്കുന്നവർ ചിലവർ മനസ്സിലാക്കി ഇത് കഥ ഇന്നതാട്ടോ അപ്പോൾ എച്ച് ടു ഒ സമം വെള്ളം എന്നുള്ളതിനെ ആ ഫോർമുലയാണ് ഈ കഥ എന്ന് മനസ്സിലാക്കാതെ ഹരിദാസിൻ്റെയും ഹരിപ്രസാദിൻ്റെയും കഥ കണ്ടാൽ ഇതുപോലെ മണ്ടത്തരം വേറെ ഇല്ല അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ഗുരുവിനെ വെച്ചിട്ട് ഒരു പ്രോപ്പർ ആംഗിളിൽ നിന്ന് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ കൊണ്ടാട്ടം സൂക്ഷിക്കുന്ന മാതിരി കഥയിലേക്ക് ഒതുക്കുകയാണ് ചെയ്തിരിക്കുന്നത് സന്താനഗോപാലം കഥ കഥകളി ക്ലബ്ബ് പയ്യന്നൂർ കഥകളി ക്ലബ്ബ് ഇപ്പോൾ കന്ദസന്താന ഗോപാലൻ കഥകളി നടക്കുന്നതിൻ്റെ മുമ്പേ കഥകളി ആസ്വദിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പോൾ കഥകളി കാണാനുള്ള ഓഡിയൻസ് മുമ്പിലിരിക്കുകയാണ് എന്താണ് സന്താനഗോപാലത്തിൻ്റെ കഥ നമ്മുടെയൊക്കെ കുട്ടികൾ മരിച്ചു പോകും അപ്പോൾ കൃഷ്ണൻ വന്ന് ഇടപെട്ട സ്വർഗത്തിൽ ഈ കുട്ടികളെങ്ങനെ പാർപ്പിച്ചിരിക്കുകയാണ് പത്ത് കുട്ടികളെ കൊടുക്കാൻ ഇത് പറയുമ്പോൾ നമ്മുടെ കുട്ടിയോട് ചോദിക്കില്ലേ ബ്രാഹ്മണൻ്റെ കുട്ടികൾ മരിച്ചു പിന്നെ കൃഷ്ണൻ ഇടപെട്ടപ്പോൾ കഥയുടെ അവസാനം എല്ലാ കുട്ടികളെയും കൂടി കൃഷ്ണനാണ് കൊടുക്കുക ഇതെന്ത് കഥ നേരത്തെ എച്ച് ഗോന്റെ കാര്യം പറഞ്ഞ മാതിരി ആ കഥയിൽ വിഡിത്തല്ലേ അർജുനൻ പറഞ്ഞു ഞാനൊന്ന് നോക്കി നോക്കട്ടെ എന്ന് ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിക്കും കുട്ടി മരിക്കും അർജുനൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അർജുനൻ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അർജുനൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യാം അർജുനൻ ട്രൈ ചെയ്തു പറ്റിയില്ല പക്ഷേ കൃഷ്ണൻ അപ്പോൾ ഈ കുട്ടികളെ എവിടെ ഒളിപ്പിച്ച് വെച്ച് പത്ത് കുട്ടികളെ കൃഷ്ണൻ സ്വർഗത്തു നിന്ന് അങ്ങോട്ട് കൊടുത്തു അത്രയും കാലം ഇങ്ങനെ ഇനി കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ആഹാരം കൊടുത്തിട്ട് അവിടെ കൃഷ്ണൻ താമസിപ്പിച്ചിരിക്കുകയാണോ അല്ല എന്താണ് ഈ കഥ നമ്മൾ ഒന്നും ഒന്നും ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ തിരിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോഴാണ് സന്താനഗോപാലൻ എന്നതാണല്ലേ കുവലയാപീഠം എന്നതാണല്ലേ കുവലയാപീഠം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഓർമ്മ വരണം ഇന്ന് ഭൂമിയെ നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക കുവലയാപീഠം എന്ന് പറഞ്ഞാൽ ഭൂമിയെ നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഒൻപത് കുട്ടികളും മരിച്ചു നമുക്ക് അഞ്ച് ജ്ഞാനേന്ദ്രിയവും അഞ്ച് കർമ്മേന്ദ്രിയവുമാണ് നമുക്കിപ്പോൾ ഉള്ളത് നമുക്ക് ഓരോരുത്തർക്കും കണ്ണ് കാത് മൂക്ക് നാക്ക് തോക്ക് രണ്ട് കാല് രണ്ട് കൈ നാക്ക് അഞ്ച് കാര്യങ്ങളപ്പോൾ നമുക്കുള്ളത് തൊക്ക് എന്ന് പറഞ്ഞാൽ സ്പർശശക്തിയൊക്കെ അതിൽ വരും ഓരോന്നായിട്ട് ഇതിലത്തെ കേട് വന്നു കണ്ണൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി കാതിൻ്റെ പോയി സ്പർശശക്തി ഇല്ലാതെയായി അങ്ങനെ ഒൻപതും പോയി ഇപ്പം തൽക്കാലം ഒന്നും മിണ്ടാൻ പറ്റുമെന്നുള്ളത് കവിഞ്ഞ് അങ്ങനെ അവശനിലയിലെത്തി ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് എത്തി അതാണ് അർജുനൻ ഈ അർജുനൻ എവിടെ പറയുന്നു അർജുനൻ നമ്മളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭാരതത്തിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അർജുനനാ അർജുനൻ പറഞ്ഞു ഞാനെന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ഇതാണ് അപ്പോൾ അർജുനൻ എന്ന ഡോക്ടർ പറഞ്ഞു ഇയാളുടെ കണ്ണും പോയി കാതും പോയി ഒമ്പതും പോയി ഇനി ഒരു ലേശം എന്തോ ബാക്കിയുണ്ട് അവിടെ വെച്ച് ഇയാളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ ബ്രാഹ്മണൻ്റെ പത്നി പിറ്റത്തെ പ്രസവ സമയത്ത് അർജുനൻ ശരകൂടം ഉണ്ടാക്കി ഡെഡ് ബോഡി പോലും കണ്ടില്ല അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് രക്ഷയില്ല കൃഷ്ണനാകുന്ന ഡോക്ടർ ഇടപെട്ടപ്പോൾ പത്ത് കുട്ടികളെയും കിട്ടി ഡോക്ടർ വിട്ട കേസിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും കറക്റ്റായിട്ട് വന്ന ആളുകൾ എത്രയോ വലിയ ഭാരതത്തിൽ ഡോക്ടർമാർ പറയാറുണ്ടോ ഞങ്ങൾ വിട്ട കേസാന്ന് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ചും പത്തും കൂടി കിട്ടും ഏത് അസുഖവും മാറാം കാരണം ബോഡി ഉണ്ടാക്കിയ ശില്പി ആണിതിൽ ചികിത്സിക്കുന്നത് പിന്നെന്താ ഡോക്ടർ വിട്ട കേസ് തന്നെ അങ്ങോട്ട് ക്യാൻസർ മാറിയിട്ടുണ്ട് ചിലർ പറയും ആദ്യം ക്യാൻസർ ഉണ്ടായിരുന്നില്ല അതൊക്കെ എല്ലാ ആൻസറൊക്കെ ഉണ്ടായിരുന്നു അഞ്ചും അഞ്ചും പത്തും കൃഷ്ണൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ കോസ്മിക് പവറിൻ്റെ ആ ശക്തി വിശേഷം അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ ഏത് കഴിവുണ്ട് ഏത് രോഗം അങ്ങോട്ട് മാറാം ഇതിനെ കഥയാക്കുമ്പോൾ എന്താവും മനുഷ്യ ഡോക്ടർ ചികിത്സിച്ച് വിട്ട കേസ് മാറ്റാൻ കോസ്മിക് പവറിന് പറ്റും മെഡിറ്റേഷൻ കൊണ്ട് പറ്റും പ്രാർത്ഥനയ്ക്ക് പറ്റും മുതലിനെ കഥയാക്കിയപ്പോൾ എന്തായി ബ്രാഹ്മണന് അഞ്ച് ആ ബ്രാഹ്മണന് ഒമ്പത് മക്കൾ പോയി എന്ന് കഥയാക്കി അപ്പോൾ ആ കൃഷ്ണൻ ഈ സ്വർഗത്തിന് കുട്ടികളെ കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ കാതും ശരിയായി കണ്ണും ശരിയായി സകല സൂക്ഷ്മത മാറി എന്നാണ് ആദ്യം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം തന്നെ നാം കാണാതെ പോകുന്ന സാമൂഹ്യ വിപത്തുകളാണ് ഈ സാമൂഹ്യ വിപത്തുകളിൽ നമുക്ക് ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട് രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ ലോകത്ത് രണ്ട് യൂണിവേഴ്സിറ്റി നമ്മൾ എവിടെ പഠിക്കണം നമ്മുടെ കുട്ടികളെ എവിടെ പഠിക്കണം എന്നുള്ളത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണമെന്ന് നമ്മൾ ആലോചിക്കാം അതിലത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഹിരണ്യകശിപുവിൻ്റെ യൂണിവേഴ്സിറ്റി ഹിരണ്യകശിപു പുത്രനോട് പറഞ്ഞു ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ സ്വർണത്തെ തലയണയാക്കി വെച്ച ആളാണ് സ്വർണത്തെ തലയണയാക്കി വെക്കുകയും ധാരാളം സിദ്ധിയും കഴിവുമുള്ള ഹിരണ്യകശിപു മകൻ പ്രഹ്ലാദനോട് പറഞ്ഞു മോനെ അച്ഛൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അച്ഛൻ്റെ ബിരുദെടുത്തോ എന്താ പറഞ്ഞത് തെറ്റ് അച്ഛൻ എത്ര കാശാണ് ഉണ്ടാക്കിയെന്ന് ഈ പൈസയൊക്കെ ഉണ്ടാക്കി ധാരാളം കഴിവുണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ സഹോദരന് മോശമല്ല ഹിരണ്യാക്ഷൻ സ്വർണത്തിലേക്ക് മാത്രം കണ്ണുള്ള എന്നർത്ഥം പുള്ളി മോശമല്ല ഹിരണ്യകശിപു പറഞ്ഞു മകനോട് നമ്മളിപ്പോൾ നമ്മുടെ മക്കളോട് പറയണമെന്ന് അച്ഛൻ ഇഷ്ടം പോലെ മുതലുണ്ടാക്കിയിട്ടുണ്ട് മോനെ നീയും ഉണ്ടായിക്കോ അതിനെ കഥാരൂപത്തിലാക്കിയപ്പോൾ എന്തായി ഹിരണ്യായ നമാന്നാക്കി അല്ലാതെ ഹിരണ്യായ നമ എന്നൊരു വാക്കല്ല പഠിപ്പിക്കണം എങ്കിൽ പിന്നെ ഇത്ര ഗുരുക്കന്മാരൊന്നും വേണ്ട അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്താൽ പോലെ പ്രഹ്ലാദ നീ ഹിരണ്യായ നമ എന്ന് പറഞ്ഞാൽ എന്ന് അതല്ല ഹിരണ്യായ നമ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹിരണ്യകശിപു സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് അവിടെയാണ് നമ്മുടെ അസുരന്മാരുടെ യൂണിവേഴ്സിറ്റി അസുരന്മാരെന്ന് പറഞ്ഞാൽ ഒട്ടും മോശക്കാരല്ല രാവണ മോശക്കാരനല്ല കംസം മോശക്കാരനല്ല അസുരന്മാരായത് ബ്രാഹ്മണന്മാരാണ് അതാലോചിക്കണം ബ്രാഹ്മണന്മാരാണ് അതിൽ ഒരാളും നമുക്ക് മോശക്കാരല്ല അസുക്കളിൽ രമിക്കുന്നവരാണ് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നത് മാത്രം സത്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ മകനോട് അച്ഛൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റി പഠിച്ചോ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് കുട്ടി പറഞ്ഞു എനിക്ക് അച്ഛൻ പഠിച്ച യൂണിവേഴ്സിറ്റി വേണ്ട നാരായണ എന്നുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി അച്ഛൻ പറഞ്ഞു മോനെ പറഞ്ഞേക്ക് എനിക്ക് ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാം ഇവിടുത്തെ പേപ്പർ നീ പഠിച്ചാൽ മതി ഇവിടുത്തെ പേപ്പർ എന്താണ് ത്രിവർഗം എന്ന് പറയും അസൂരന് അല്ലാതെ അസുരന്മാർ മോശമോ ഹിരണ്യായ നമ മോശമൊന്നുമല്ല മൂന്ന് പേപ്പർ പഠിച്ചാൽ മതി അപ്പുറത്തെ യൂണിവേഴ്സിറ്റി പോയാൽ ഇങ്ങനെ മുതലുണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു പേപ്പർ കൂടുതൽ എഴുതണം അപ്പോൾ ലാഭം പടയാണ് ഈ ത്രിവർഗം എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പരീക്ഷ പാസ്സായാൽ മതി നാരായണ എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നാല് പരീക്ഷ പാസ്സാവും എനിക്ക് നാല് പരീക്ഷ പാസ്സായാലും വേണ്ടി ആ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി അവിടെ പഠിച്ച എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല നിക്ക് അതിൽ പഠിക്കണം അപ്പം അച്ഛൻ തല്ലി എന്താണ് ഇവിടുത്തെ മൂന്ന് പേപ്പർ ധർമ്മം അനുഷ്ഠിക്കണം അസുരന്മാരൊക്കെ അല്ലാതെ അസുരന്മാരുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഹിരണ്യായനമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മം വേണ്ടാവുന്നല്ല ധർമ്മം അനുഷ്ഠിക്കണം നമ്മളുടെ ഇന്നത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുക വെച്ചാൽ പത്ത് മണിക്ക് എത്തണം ഫീസ് കൃത്യമായിട്ട് അടയ്ക്കണം പരീക്ഷ എഴുതണം ഇന്നത്തെ എഡ്യൂക്കേഷനിൽ ഒന്നാം ക്ലാസ് മുതൽക്ക് എം എ ക്ലാസ്സിൽ വരെയും ധർമ്മം അനുഷ്ഠിക്കണം ഒരു ധർമ്മം അനുഷ്ഠിക്കാതെ ഒരാൾക്കും പാസ്സാവാൻ പറ്റില്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അതിൻ്റേതായുള്ള ധർമ്മം പരീക്ഷ തലേ ദിവസം സെക്കൻഡ് ഷോന് പോയാൽ ശരിയാവില്ല പഠിക്കണം പാസ്സാണ് ധർമ്മം അനുഷ്ഠിക്കണം മോനെ ധർമ്മം അനുഷ്ഠിക്കുന്ന എന്തിനാ പൈസ ഉണ്ടാക്കാൻ അർത്ഥത്തിന് വേണ്ടി ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ പഠിക്കണ എന്തിനാന്ന് ചോദിച്ചാൽ എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ അല്ലാന്ന് പറഞ്ഞാലും ലക്ഷ്യമതാണ് പണം ഉണ്ടാക്കുന്ന എന്തിനാ പണം ഉണ്ടാക്കുന്നത് ധർമ്മം അർത്ഥം കാമം നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ പണം ഉണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിലോ ധർമ്മം അനുഷ്ഠിക്കണം ഹിരണ്യകശിപു മകനോട് പറഞ്ഞാലും ഒരു തെറ്റുമില്ല മോനെ ഹിരണ്യായ നമ എന്ന് പറയാമെന്ന് പറഞ്ഞാൽ കുട്ടിയെ മോശക്കാരാണ് ധർമ്മം അനുഷ്ഠിച്ച് നീ പഠിച്ചോ പൈസ ഉണ്ടായിക്കോ സ്വീകരിച്ചോ സുഖമായിട്ട് നിനക്ക് തോന്നുന്ന പോലെ ജീവിച്ചോ ഇതാണ് ത്രിവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞില്ലേ അടിച്ചു പൊളിക്കാൻ പൈസ ഉണ്ടാക്കി അടിച്ചു പൊളിക്കാമെന്ന് ഒരു തെറ്റുമില്ല ഈ കുട്ടി പറഞ്ഞത് നാരായണ എന്ന യൂണിവേഴ്സിറ്റിയിൽ കുറച്ചൊരു മാറ്റേണ്ട ഒരു പേപ്പർ കൂടുതൽ എഴുതണം അവിടെ എന്താ വ്യത്യാസം വെച്ചാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ അവിടെ ധർമ്മം അനുഷ്ഠിക്കണം എന്തിനു വേണ്ടിയിട്ട് ഒടുവിൽ മോക്ഷപ്രാപ്തിയിലേക്ക് ഒടുവിൽ കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട് ആ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ധർമ്മം കൂടി ഇവിടെ തുടക്കത്തിലേ വേണം പത്ത് മണിക്ക് സ്കൂളിലെത്തലോ ആ ധർമ്മം മാത്രമല്ല ഒന്നാം ക്ലാസ് മുതലൊക്കെ ഈ മുതലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ തോട്ടിൻ്റെ കാര്യം കൂടി ചേർന്നു ധർമ്മത്തിൽ നാരായണ യൂണിവേഴ്സിറ്റിയിലെ ധർമ്മത്തിൽ ഇപ്പോഴത്തെ ധർമ്മം പ്ലസ് ഫിലോസഫിക്കൽ തോട്ട് അതും കൂടി ചേർത്ത് അർത്ഥം പണം ഉണ്ടാക്കണം എന്തിന് കാമം മോ ആ കാമത്തിൻ്റെ പേപ്പറിൻ്റെ കൂടെ ഒരു പേപ്പറുണ്ട് ഈ കാമം എന്തിനാണ് മോക്ഷപ്രാപ്തിക്കുള്ള കാമം ജ്ഞാനമുണ്ടാക്കാൻ അറിവുണ്ടാക്കാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ ഏതാണ് കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുക മാത്രം ചെയ്യും രണ്ട് ത്രിവർഗത്തിൻ്റെ മൂന്നേ ഉള്ളൂ അതിൽ പഠിച്ചു വന്ന ആളാണ് രാവണൻ എത്ര മുതലുണ്ടാക്കി എന്തൊക്കെ സിദ്ധികളുണ്ടായി രാവണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതിബുദ്ധിമാൻ എന്നാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ത്രിവർഗത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മറ്റേ യൂണിവേഴ്സിറ്റിയിൽ കാമമുണ്ട് കാമം എന്തിനാണ് മോക്ഷപ്രാപ്തിക്കുള്ള കാമാണ് അതിൽ ധർമ്മമുണ്ട് ധർമ്മം എന്തിനാ ജീവിതത്തിൽ ആത്യന്തികമായിട്ടൊരു ലക്ഷ്യമില്ലാതെ നമുക്ക് പണം കിട്ടിയിട്ട് എന്താ കാര്യം ലോകത്തെ ഏറ്റവും അപകടകാരി ലക്ഷ്യബോധമില്ലാത്ത ആളാണ് ഇതിലേറെ അപകടമുണ്ടോ എനിക്ക് ഇന്ന് രാത്രി കോഴിക്കോട്ടേക്ക് മടങ്ങണം ഇന്നും മടങ്ങണം എന്നില്ല നാളെയും മടങ്ങണം എന്നില്ല എനിക്ക് മടങ്ങുക എന്നില്ല ആകെ അപകടം ഈ കാര്യം ലക്ഷ്യപ്രാപ്തി വേണം അടിച്ചു കുളിക്കുക എന്നല്ല ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ മൂന്നെണ്ണം മാത്രം ധർമ്മം അർത്ഥം കാമം മാത്രം പഠിച്ച ഹിരണ്യായ നമ്മ പഠിച്ചോടത്തിൽ എന്ത് സംഭവിക്കുന്നു അസുരന്മാർക്ക് മുഴുവൻ സംഭവിച്ചത് എല്ലാ പുരാണ കഥയുടെയും സംഗ്രഹം ഒരു വേദിയിൽ എന്താ സംഗ്രഹം ഞാൻ കഥ എഴുതുമ്പോൾ ചെയ്യുന്നൊരു വിദ്യയുണ്ട് ഒന്നുകിൽ രണ്ട് പുരുഷന്മാർ ഒരു സ്ത്രീയെ പ്രേമിക്കും പിന്നെ ആളുകൾ നോയിക്കൊണ്ടിരുന്നോളൂ ഇതിൽ ഭാര്യ കല്യാണം കഴിക്കുക കാരണം രണ്ട് സ്ത്രീകളുണ്ടാവും അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷനെ പ്രേമിക്കും അപ്പോൾ ഇയാൾ ആരെയാ കല്യാണം കഴിക്കാൻ സസ്പെൻസായി ഇതതിൻ്റെ ഒരു ഫോർമുല ഒരു പ്രണയം പ്രണയത്തിനൊരു തടസ്സം ഇപ്പം കഥ എഴുതാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ തടസ്സം വേണ്ടേ എന്താ ഇപ്പോൾ ചെയ്യുക പണ്ടൊക്കെ വെച്ചാൽ നൂറ് നൂറ് തടസ്സങ്ങളുണ്ട് ഇപ്പം ജാതീയ പ്രശ്നമല്ല പറയും എന്ത് തടസ്സം ഉണ്ടാക്കുക കാളിദാസൻ്റെ കാലത്തൊക്കെ കഥ എഴുതിയിരുന്നത് അവിഹിത ഗർഭം ഉണ്ടായിരുന്നു അപ്പം അതുമില്ല സാഹിത്യകാരന്മാരൊക്കെ കുടുങ്ങി എങ്ങനെ ഇപ്പം കഥ ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു ഫോർമുലയുണ്ട് ഇതിൻ്റെ മുഴുവൻ ചുരുക്കവും കൃഷ്ണകഥ എടുത്താലും രാമകഥ എടുത്താലും അതിൻ്റെ സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ സ്കെൽട്ടൺ ധർമ്മം അർത്ഥം കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ മഹാലക്ഷ്മി ഇല്ലാതെ പറ്റേല പണമില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണമെങ്കിൽ വൈകുന്നേരത്തെ ആഹാരത്തിനുള്ള പൈസ ഉണ്ട് ഒരു ആധ്യാത്മികതയും പണത്തിനെയോ ലക്ഷ്മിയെയോ നിഷേധിക്കുന്നില്ല നമ്മൾ സംസാരിക്കാൻ എനർജി വേണം കറണ്ട് കാശ് വേണം ഫാൻ കറങ്ങുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നു അതിന് ഇലക്ട്രിസിറ്റി വേണം ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല ലക്ഷ്മിയുടെ വിഭൂതികളാണ് ഈ കാണുന്നത് മുഴുവൻ അല്ലാതെ പൈസ മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഓക്സിജൻ ആരോഗ്യം ലക്ഷ്മി ഇല്ലാതെ ഹിമാലയത്തിലെ ഒരു സന്യാസിക്ക് പോലും ജീവിക്കാൻ പറ്റില്ല കാരണം ആ സന്യാസിക്കും ശുദ്ധമായി കിട്ടണം ശുദ്ധജലം കിട്ടണം ഇവിടുത്തെ എല്ലാ വിഭൂതിയും ലക്ഷ്മിയാണ് നമ്മൾ കഴിക്കുന്ന ചോറ് ഉൾപ്പെടെ ധാന്യം വെള്ളം ഓക്സിജൻ ലക്ഷ്മി ഇല്ലാതെ പറ്റില്ല അപ്പോൾ ത്രിവർഗം മൂന്ന് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുമ്പോൾ ധർമ്മം അർത്ഥം കാമം നമുക്ക് പൈസ ഉണ്ടാക്കാൻ ലക്ഷ്മിയെ വേണ്ടേ വേണം ലക്ഷ്മി ഇല്ലാതെ പറ്റില്ല അപ്പം എന്ത് ചെയ്യും ഇവിടെ പഠിച്ചവരെന്ത് ചെയ്യും പൈസ ഉണ്ടാക്കാൻ പഠിച്ചു പഠിച്ചിട്ടോ നമുക്കിപ്പോൾ ലക്ഷ്മി വേണം രാവണൻ മഹാലക്ഷ്മിയെ പിടിച്ച് തട്ടിങ്ങോട്ട് കൊടുക്കും രാവണൻ എന്താ തെറ്റ് ഒരു തെറ്റും ചെയ്തില്ല രാവണൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലാണല്ലോ അമ്മ മടിയിരുത്തി പഠിപ്പിച്ചെടുത്തു മോനെ വലിയ ആളാവ് ത്രിവർഗം എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്ക് കുബേരനെ പോലെ പണക്കാരനാവ് ഒടുവിൽ ഈ കുട്ടി വളർന്നപ്പോൾ അസൂയ കൊണ്ട് ആദ്യമായിട്ട് പുഷ്പകവിമാനം തട്ടിയെടുക്കുക ചെയ്ത് രാവണൻ അപ്പം രാവണൻ ലക്ഷ്മിയെ തട്ടിയിട്ട് കൊടുക്കുന്നു സാക്ഷാൽ മഹാലക്ഷ്മി ലങ്കയിൽ കാവൽ വെക്കുന്നുണ്ട് അതുകൂടാതെ രാമൻ്റെ പത്നി ലക്ഷ്മിയെ തട്ടിക്കൊണ്ടിരുന്നു നമുക്ക് ലക്ഷ്മിയെ തട്ടിക്കൊണ്ടിരായിരിക്കാൻ പറ്റില്ല കുഴപ്പം തടിയോ ലക്ഷ്മി വേറൊരാളുടെ ഭാര്യയായിപ്പോയി ശ്രീനാരായണൻ്റെ ശ്രീനാരായണൻ വന്നിട്ട് ഈ വ്യക്തിയെ കൊന്നിട്ട് ഭാര്യയും കുട്ടിയോട് പോകും ചെന്തൊരു ബുദ്ധിമുട്ടാണ് ഏത് കഥയിൽ നോക്കിക്കോളൂ ഇനി മൂകാംബികയുടെ കഥ എടുക്കൂ ദേവി അസുരന്മാർ വന്നിട്ട് ദേവിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു ദേവിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അസുരന്മാർക്ക് അങ്ങനെ ഭൗതികമായിട്ട് പുരോഗതിയുണ്ട് ദേവി പറഞ്ഞു എന്നെ ആർക്ക് ജയിക്കാൻ പറ്റുമോ അവരെ ഞാൻ കല്യാണം കഴിക്കാം യുദ്ധം ചെയ്തിട്ട് ഇന്നും പെൺകുട്ടികൾ എന്താ പറയുക ഞാൻ ബി എക്കാരിയാണ് ഭർത്താവ് എം എക്കാരനാണെങ്കിൽ നന്നായിരുന്നു എന്നേക്കാൾ കുറച്ചും കൂടി പഠിപ്പ് വേണം എന്നേക്കാൾ കുറച്ചും കൂടി അഞ്ചു റുപ്യ ശമ്പളം കൂടുതൽ കിട്ടിയാൽ തിരക്കില്ല ഭർത്താവിന് ഇതന്നെ ദേവി പറഞ്ഞ് അതിനെപ്പോൾ അസുരന്മാർ യുദ്ധം ചെയ്തു പറഞ്ഞ കഥ ഇതാണ് അതുകൂടാതെ ദേവിയെ കല്യാണം കഴിക്കണമെങ്കിൽ ദേവിയേക്കാൾ ഉയർന്ന ഗുണങ്ങൾ നമ്മൾ കാണിക്കണം ഈശ്വരനെയോ ഈശ്വരിയെയോ കല്യാണം കഴിക്കണമെങ്കിൽ അവരെന്ന് കാണിക്കുന്ന കാരുണ്യം മാതിരിയുള്ള ഗുണങ്ങളെക്കാൾ വലിയ ഗുണം നമ്മൾ കാണിച്ചാൽ അവർ കല്യാണം കഴിക്കും എത്ര വലിയ തത്വ യുദ്ധത്തിന് പോയി ആ ഗുണങ്ങളുണ്ടായില്ല അസുരന്മാരെ ദേവി കൊന്നു ഇവിടെ രാവണനെ കൊന്നു ഇനിയോ രുക്മിണിയെ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചു ശിശുപാലൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുവരാൻ നിശ്ചയിച്ചു സമ്മതിച്ചില്ല ഭഗവാൻ ശിക്ഷിച്ചിട്ട് രുക്മിണിയെ കൊണ്ടുപോയി എല്ലാ കഥയുടെ അടിസ്ഥാനം ഒന്നാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി മഹാലക്ഷ്മി ഇല്ലാതെ ഒരു സെക്കൻഡ് ജീവിക്കാനും പറ്റില്ല അപ്പം നമുക്കൊരു ടെക്നിക്കുണ്ട് ഈ ടെക്നിക്കൊക്കെ വളരെ എളുപ്പമാണ് അസുരന്മാരെ പോലെ സുഖമായിട്ട് ജീവിക്കാൻ പൈസ ഉണ്ടാക്കുകയും ചെയ്യാൻ മഹാലക്ഷ്മിയെ കൊണ്ടുവരാൻ വിദ്യയുണ്ട് മഹാലക്ഷ്മിയെ കൊണ്ടുള്ള വലിയ വിദ്യ മഹാലക്ഷ്മി തട്ടിക്കൊണ്ട വേറെ ആളുടെ ഭാര്യയായിപ്പോയി ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ള സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിലത്തെ പഠനത്തിൽ കമ്പ്യൂട്ടറും ഉണ്ട് സയൻസും ഉണ്ട് ഒക്കെ ഉണ്ട് ഞാൻ പലപ്പോഴും പ്രഭാഷണം നിർവഹിക്കുന്ന യുക്തിവാദികൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് യുക്തിവാദി പ്രസിദ്ധീകരണത്തിൽ കാരണം ഇതിൻ്റെ ശാസ്ത്രീയ വശ നമ്മൾ അറിയേണ്ടത് അന്ധവിശ്വാസമല്ല ഒരിക്കലും ആത്മീയത എന്ന് പറഞ്ഞ അന്ധവിശ്വാസമല്ല ആ യൂണിവേഴ്സിറ്റിയിലെ പഠനം അനുസരിച്ച് മഹാലക്ഷ്മിയെ തൽക്കാലം വിട്ടു മഹാലക്ഷ്മി വരുത്തണ്ട മഹാലക്ഷ്മിയുടെ ഭർത്താവ് ശ്രീനാരായണനെ കൂട്ടുപിടിക്കുക മഹാലക്ഷ്മി നെവർ മൈൻഡ് ശ്രീനാരായണനായിട്ട് ഭയങ്കര കൂട്ടുകെട്ട് അങ്ങനെ ശ്രീനാരായണൻ ഇഷ്ടമായി ഇഷ്ടമായി ഒരു ദിവസം കാണാതിരുന്ന ശ്രീനാരായണൻ ഇങ്ങോട്ട് ചോദിക്കും ഐ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ അയ്യോ ഇവിടെ വരുമ്പോൾ അങ്ങേക്ക് തിരക്കായതുകൊണ്ട് എനിക്ക് തിരക്കൊന്നുമില്ല നിങ്ങളെപ്പോലെയൊക്കെ വന്നാൽ ഞാൻ ബാക്കിയുള്ളവരെ വിട്ട് നിങ്ങളോടല്ലേ വർത്തമാനം പറഞ്ഞിരിക്കുക ക്രമേണ ക്രമേണ ശ്രീനാരായണൻ വലിയ ഫ്രണ്ടായി ഈവനി വാക്കിന് ശ്രീനാരായണൻ കൂടെയാണ് വരിക ഒരു ദിവസം ഈവനി വാക്കിന് വന്നപ്പോൾ ശ്രീനാരായണൻ നമ്മുടെ വീട്ടിൽ വന്നു പിന്നെ നമ്മോട് വലിയ ഇഷ്ടമായപ്പോൾ നാളെ രാവിലെ പോവാന്ന് പറഞ്ഞു ക്രമേണ പുള്ളി ക്ലോസ് ആയപ്പോൾ എന്തായി ശ്രീനാരായണൻ താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ രാവിലെ എണീറ്റ ഏട്ടാ വർത്തമാനം പറഞ്ഞിരിക്കണത് ആരാ നിസ്സാരക്കാരനാണോ നോക്കുമ്പോൾ മുറ്റടിക്കണ ശബ്ദം കേൾക്കണോ ആരാ മുറ്റടിക്കണേ ഭർത്താവ് പെർമനൻ്റായിട്ട് ഇയാളായിട്ട് ഫെൻഡാച്ചപ്പോൾ ഭാര്യ എന്ത് ചെയ്തു അറിയോ ഞാനും അവിടെ പോയി താമസിലാച്ചിട്ട് ഇവിടെ മുറ്റടിക്കണേ എന്നിട്ട് അടുക്കളയിൽ പോയിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ഒരു ചായ ശ്രീനാരായണനും ഒരു കാൾക്ക് നമുക്ക് ഇതാണ് മഹാലക്ഷ്മിയെ തിരിഞ്ഞു നോക്കാത്തവരുടെ അടുത്ത് മഹാലക്ഷ്മി സ്ഥിരം നിൽക്കുന്നുണ്ട് പിടിച്ചുകൊണ്ടിരണ്ട മഹാലക്ഷ്മിയുടെ ഭർത്താവായ ശ്രീനാരായണൻ അംഗീകരിക്കുന്ന ഗുണങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ മഹാലക്ഷ്മി വീടിൻ്റെ മുറ്റടിച്ചോളും എത്രയോ മഹാപുരുഷന്മാരുണ്ട് അവർ പൈസയുടെ പിന്നാലെ പോകാറൊന്നുമില്ല ത്രിവർഗം എന്ന യൂണിവേഴ്സിറ്റി പഠിച്ച അസുരന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അവർ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുവന്നു അവിടെ മര്യാദയ്ക്ക് കാവലിക്കും മഹാലക്ഷ്മി ഇതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ മഹാലക്ഷ്മി നമ്മുടെ വീടിൻ്റെ മുറ്റമടിക്കും അതിന് പകരം ഇവിടെ ശ്രീനാരായണ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങൾ നമുക്ക് ഇല്ലാതെ പോകുന്നു ലോകത്ത് എവിടെയും ഇല്ലാതെ പോകുന്നു ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ജീവിതം എന്നിടത്ത് വളരെ ദുസ്സഹമാണ് ഏറ്റവും നല്ലൊരു സംസ്കാരമുള്ള നമ്മൾ ആ സംസ്കാരത്തെ മറികടന്ന് മുഴുവൻ അമേരിക്കൻ സംസ്കാരവും ബാക്കി പകുതി നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മുടെ ടി വിയും കമ്പ്യൂട്ടറും മുതൽക്ക് ഒക്കെ അമേരിക്കയുടെയും വിദേശത്തെയും സംസ്കാരം കാര്യത്തോടടുത്താൽ ഇന്ത്യൻ സംസ്കാരവും അപ്പോൾ ആത്മഹത്യ ഉണ്ടാവുകയില്ലേ ആത്മഹത്യ ഉണ്ടാവുകയില്ല അറിവുകൾ വെച്ച് ഇന്ന് ആധുനിക ലോകം മാനസിക പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ വൈൽഡായിട്ടുള്ള രോഗികൾ മാനസികമായിട്ട് പ്രശ്നമുള്ളവരെ കൊണ്ടുപോയിട്ട് ഷോക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മാനസിക കാര്യങ്ങൾ പഠിക്കുന്ന ഡോക്ടർമാർക്ക് പഠിക്കാനുള്ള പാഠത്തിലെ കാര്യം പറയാം അമേരിക്കയിൽ പന്നികളെ കശാപ്പ് ചെയ്യാനായിട്ട് കൊല്ലുന്നതിന് മുമ്പ് ഷോക്ക് കൊടുക്കും ഷോക്ക് കൊടുത്താൽ വേദന അറിയില്ല ഒരു തവണ പന്നികളെ കുറെണ്ണത്തിന് പത്തുനൂറ് പന്നികൾക്ക് ഷോക്ക് കൊടുത്തു ആരോ വിളിച്ചു പറഞ്ഞു ഇത്ര മാംസം ആവശ്യമില്ലാത്തതിനാൽ പന്നികളെ കൊല്ലണ്ട അപ്പോൾ ഷോക്ക് കിട്ടി അന്ന് കൊല്ലാതെ ഈ പന്നികളെ വിട്ടപ്പോൾ ശിരസൊക്കെ താഴ്ത്തി പന്നികളുടെ സ്വഭാവം കാണിക്കാതെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ചടഞ്ഞു കൂടിക്കിടന്നു ഇതൊരാൾ ശ്രദ്ധിച്ചു അപ്പോൾ തോന്നി മനുഷ്യരും അക്രമപ്രവണത കാണിക്കുന്നവർക്ക് ഇതേമാതിരി ഷോക്ക് കൊടുത്താൽ അവർ അക്രമപ്രവണത കാണിക്കാതിരിക്കില്ലേ എന്ന് കണ്ടുപിടിച്ചു ഇങ്ങനെയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായത് ഡോക്ടർമാർക്ക് പഠിക്കാനുള്ളതാണ് ഇത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല ഇത് വേണ്ടാന്നല്ല ആത്മീയത ഒരു ശാസ്ത്രീയ പുരോഗതി നിഷേധിക്കില്ല ഇതൊക്കെ വേണം നാളെ നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ട് പോവില്ല എന്നല്ല അതിലും വലിയ ഷോക്ക് ട്രീറ്റ്മെൻ്റാണ് കൃഷ്ണൻ അർജുനന് കൊടുത്തത് ഭഗവത്ഗീത വിഷാദം വന്നു ഗീതയിൽ ആദ്യത്തെ അധ്യായം തന്നെ വിഷാദ പർവമാണ് ഈ വിഷാദം കൂടി വന്നപ്പോൾ ഈ ഷോക്ക് ട്രീറ്റ്മെൻ്റ് അല്ല കൊടുത്തത് ജ്ഞാനമാണ് കൊടുത്തത് സത്സംഗമാണ് കൊടുത്തത് ഏറ്റവും വലിയ ഔഷധമാണ് സത്സംഗം ആ സത്സംഗം എന്നുള്ളത് കൊടുക്കുന്ന ആളുകൾക്ക് പല ഉത്തരവാദിത്വമുണ്ട് ആ സത്സംഗം നമ്മൾ ശ്രവിക്കുകയും ഒരു ഗ്രന്ഥം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുരുനാഥനെ വെച്ച് വായിക്കണം എന്ന് പറയാൻ കാരണമുണ്ട് പ്രത്യേകിച്ചും കൃഷ്ണകഥകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ഗുരുനാഥനെ വെക്കണം എങ്ങനെ ഗുരുനാഥനെ ഇതിനായിട്ട് വെക്കണം എന്നല്ല നമുക്കതിൻ്റെ ആഗ്രഹം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാകും ഇത് കുവലയാ പീഠത്തിനെ കൊന്നു കൃഷ്ണൻ പല അസുരന്മാരെയും കൊന്നു രാമൻ രാവണനെ കൊന്നു അമ്മാവനെയും കൊന്നു അപ്പം കൃഷ്ണനെ കൊല്ലാന്ന് വെച്ചാൽ നമുക്ക് കൊല്ലുന്നൂടെ ഇത് കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും വലിയ വലിയ ആളുകൾക്കൊക്കെ എന്തു ആവാം അതിലിപ്പോൾ പറഞ്ഞു കൊടുക്കുക കൃഷ്ണനൊക്കെ ആവാം നീയും ഉണ്ടായിരിക്കുന്നല്ലേ യുക്തിപൂർവ്വം പറഞ്ഞു കൃഷ്ണൻ കൊന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ നമ്മൾ വാക്കുകൾ പ്രയോഗിക്കരുത് കൃഷ്ണൻ സംഹരിച്ചു എന്നവർ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലരല്ലേ വളരെ വ്യത്യാസമുണ്ട് തീർത്ഥവും പച്ചവെള്ളവും ഒന്നാന്ന് ആരെങ്കിലും പറയുമോ ഇല്ല തീർത്ഥം വേറെ പച്ചവെള്ളം വേറെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സംഭരിക്കലും വ്യത്യാസം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ മുമ്പിലുള്ള മൈക്ക് ഒരു പാറപ്പുറത്ത് അടിച്ചു പൊട്ടിച്ചു ആ സമയത്ത് എൻ്റെ സംഘാടകർ വന്ന് പറയുകയാണ് നിങ്ങൾ ഈ മൈക്ക് കേടുവരുത്തി മൈക്കിൻ്റെ വില കെട്ടണം കറക്റ്റാണ് നമ്മൾ ഒരാളെ കൊന്നു അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിനെയാണ് കൊല്ലൽ സംഹാരം ഇവിടെ പറ്റുന്നവർക്കൊക്കെ സംഹരിക്കാം എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ എന്താ ഈ സംഹാരം എന്ന് പറഞ്ഞ അർത്ഥം പരിപാടി ഇതേയല്ല സൃഷ്ടി ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഇരുമ്പ് എടുത്ത് ഒരാൾ സൃഷ്ടിച്ചതാണ് ഈ മൈക്ക് ഇതാണ് സൃഷ്ടി സ്ഥിതി എന്ന് പറഞ്ഞാൽ ആ മൈക്ക് വേണമെങ്കിൽ അയാൾ തന്നെ അല്ലെങ്കിൽ വേറൊരാൾ ഇവിടെ എൻ്റെ മുമ്പ് കൊടുന്ന് വെച്ചു സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് ഈ സൃഷ്ടിയെ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്കാക്കി സൃഷ്ടികർത്താവ് ഈ സൃഷ്ടിയെ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്കാക്കി ഇതാണ് സംഹാരം സൃഷ്ടിച്ച വ്യക്തിക്ക് ആ സൃഷ്ടിച്ച വസ്തുവിനെ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് ആക്കി മാറ്റുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സൃഷ്ടികർത്താവിന് രണ്ടാമത് സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റില്ലേ വേണമെങ്കിൽ കൃഷ്ണനെ എങ്ങനെ കോടതിയിൽ പിടിക്കുക കോടതിയിൽ വന്നാൽ കൃഷ്ണൻ വേണമെങ്കിൽ കംസനായിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ഇപ്പം കംസനെ കൊന്നു എന്നല്ലേ കേസ് അതെ എന്താ കംസൻ എന്താ കേസ് എടുക്കുക സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ അർത്ഥം സൃഷ്ടികർത്താവ് സൃഷ്ടിച്ച വസ്തുവിനെ ആ ആളത് പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് കൊല്ലൽ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് മൈക്ക് തല്ല് പൊടിക്കുന്നതും മൈക്കിൻ്റെ നിർമ്മാതാവൊന്നും വരണ്ട ഈ മൈക്കിൻ്റെ ഓപ്പറേറ്ററിന് അതിനെ നട്ടും ബോൾട്ടും വാങ്ങിയിട്ട് അത് പെട്ടിയിലേക്കാക്കി മാറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ആരെങ്കിലും ചീത്ത അറിയാം ഇതുപോലെ ഈ ലീലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് തത്വചിത്തയ്ക്ക് ബന്ധമുണ്ട് നാം തന്നെ നിശ്ചയിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ട് പലതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു പുത്രിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു വീട്ടിലേക്ക് അയച്ചു അച്ഛൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഭർത്താവ് ആഹാരം കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടമുണ്ട് മകൾ കഴിക്കണം അച്ഛന് വലിയ വിഷമായി ഇത്രയും കാലത്തിനിടയ്ക്ക് അവൾക്ക് വേറെ ആളുടെ ഉച്ചിഷ്ടം കൊടുത്തിട്ടില്ല ഭർത്താവ് കുഴച്ചിട്ട സാധനത്തിൻ്റെ ഉച്ചിഷ്ടേ ഭാര്യ കഴിക്കുക ഈ കുട്ടിയോട് ആരോ പറഞ്ഞു കൊടുത്തു ഇത് വലിയൊരു കാര്യമാണ് ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം കഴിക്കാൻ വലിയ കാര്യമാണ് ഐ പിന്നെ പണ്ട് മുതലൊക്കെ ഇവിടെ പറയണതോ പണ്ട് മുതൽക്കേ കേട്ടിട്ടുണ്ടല്ലോ ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം കഴിക്കണം കൺഫ്യൂഷനായി മകളുടെ സൈഡിൽ അനവധി പേര് പറയണു സാധാരണഗതിയിൽ ഹിന്ദു കുടുംബങ്ങളിൽ ഒരു കല്യാണം ഉണ്ടായാലോ മരണമുണ്ടായാലോ സത്സംഗം പതിവില്ല ഒരു ക്ലാസ്സും കിട്ടില്ല മരണം നടന്ന ഒരു പുരോഹിതം വരുമില്ല ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കണത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് കിട്ടിയപ്പോഴത്തെ ഡൈവേഴ്സ് പത്ത് ശതമാനമായിട്ട് കുറയും വേറൊരു ക്ലാസ് എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ ആ ആ ഇങ്ങനെയൊക്കെയാണല്ലേ കാര്യം ഇത് കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഉച്ചിഷ്ടം കഴിക്കുന്നതോ പണ്ട് കഴിച്ച സ്ത്രീകളൊക്കെ മോശമാണോ അല്ല അപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഇത് വലിയ തർക്കമായപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു പി ആർ നാഥൻ വെറുതെ ഒന്ന് സംസാരിക്കണം ഈ വിഷയം ഉച്ചിഷ്ടം കഴിക്കണതോ കഴിക്കാതിരിക്കുന്നതോ ശരി അന്ന് ആ വേദിയിൽ പറഞ്ഞു ഒരു കാര്യം ഏത് ഏങ്കിളിൽ പറഞ്ഞു എന്ന് കേൾക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് മകൻ കള്ളുപിടിച്ചിട്ടൊക്കെ നശിപ്പിച്ചു മുതൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ല വക്കീൽ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കള്ളുടിയനായ ഒരാൾക്ക് ഞാൻ മുതൽ എഴുതി വയ്ക്കില്ല പക്ഷെ മകനല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒസ്യത്തിലെ കാര്യം വെച്ച് സ്വത്തൊക്കെ മകനെ അല്ല അപ്പം അവൻ ദിവസേന മദ്യപിക്കലും വിളക്ക് വെച്ചതിന് ശേഷം പോയിട്ട് കുറച്ചൊന്ന് മദ്യപിക്കുന്ന സമ്മതിക്കാം ചോളം പാഞ്ചാലിയോട് ചോദിച്ചു അഞ്ച് ഭർത്താക്കന്മാരുണ്ട് അഞ്ച് പേരും മക്കളൊക്കെ ഇങ്ങനെ തൃപ്തിയായിട്ട് കഴിയുന്നതിൻ്റെ രഹസ്യമുണ്ട് പാഞ്ചാലി പറഞ്ഞു ഞാൻ എൻ്റെ സുഖം എന്നുള്ളത് ശ്രദ്ധിക്കാറേയില്ല എൻ്റെ സുഖം എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല അവരുടെ സൗകര്യം മാത്രം ഉച്ഛിഷ്ടം വല്ല ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്ന് എൻ്റെ സുഖം എന്നുള്ളത് ശ്രദ്ധയേ എനിക്കില്ല അപ്പോൾ ഒരു വീട്ടമ്മ ആദ്യം വേണ്ടത് വീട്ടമ്മയ്ക്കായിട്ടുള്ളൊരു സുഖം പാടില്ല മുഴുവൻ കേൾക്കണം കേട്ടോ പ്രസംഗം മുഴുവൻ കേൾക്കണതിന് മുമ്പ് പോയി കുടുങ്ങി വീട്ടമ്മയ്ക്കായിട്ടുള്ള യാതൊരു സുഖവും ഇല്ലെങ്കിൽ വീട്ടമ്മ ഒരു കാര്യം ചെയ്യണം അരി എടുക്കുമ്പോൾ ഭർത്താവിനും മക്കൾക്കുള്ള അരി എടുക്കാവും അതാ ന്യായം കാരണം യാതൊരു സുഖ വീട്ടമ്മയ്ക്കില്ല കുട്ടികൾ പോണതിൻ്റെ ഇടയ്ക്കായിരിക്കും കോളേജിൽ പഠിക്കുന്ന മോള് ചോദിക്കുന്നത് അമ്മേൻ്റെ ചുരിദാർ എവിടെയാണ് ഇവിടെ വറുത്തിടുന്ന സമയമാണ് അവിടുന്ന് ഓടി വന്നിട്ട് ആ ചുരിദാർ എടുത്തു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഭർത്താവ് ചോദിക്കുക താക്കോല എവിടെ വെച്ചിട്ടുണ്ടെന്ന് വേറെ ആൾ പറയും കണ്ണട കാണാനില്ല അതും വന്ന് എടുത്തു കൊടുക്കും നല്ല വീട്ടമ്മയ്ക്ക് ഭർത്താവിൻ്റെയും മക്കളുടെയും സുരക്ഷിതത്വം സുഖമല്ലാതെ ഒന്നിനെക്കുറിച്ചും ചിന്ത ഉണ്ടാവും അതാണ് നല്ല വീട്ടമ്മ ഭർത്താവ് സാരി വാങ്ങിക്കൊണ്ടു കൊടുത്തു എന്താ വില എന്ന് വെച്ചു ഭർത്താവ് പറഞ്ഞു ആയിരം എന്ന് എഴുന്നൂറ്റമ്പതിന് കിട്ടിയതാണ് ആയിരം എന്നുള്ള ലേബിൾ കയറി കളഞ്ഞു ഇതിനൊന്നും ആയിരം ഒന്നും കൊടുത്തിട്ടില്ല എങ്ങനെയാ മനസ്സിലായി എന്ന് വെച്ചു അത് മുഖം കണ്ടപ്പോൾ മനസ്സിലായി നോണയാ പറഞ്ഞു മുഖം കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒരു സുഖവും അവർക്കില്ലാത്തതുകൊണ്ട് എന്ത് വേണം ഭർത്താവും ഉണ്ട് രണ്ട് ആൺമക്കളുണ്ട് ഭർത്താവും രണ്ട് ആൺമക്കൾക്കുള്ള അരി മാത്രം എടുത്ത് ചോറുണ്ടാക്കി കൊണ്ട് കൊടുത്തു ഇവർക്ക് ശാപ്പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാര്യം പറയുന്നത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നേരം വരണു അപ്പം ഇവിടെ രണ്ടു ദിവസം പ്രഭാഷണം നടത്തുന്ന ഒരാളാണ് അപ്പോൾ നടത്തുന്ന മഠത്തിലെ ഒരാൾ വിളിക്കും ഗോവിന്ദൻകുട്ടി ഇന്നാൾ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഗോവിന്ദൻകുട്ടി ശരിയാക്കി കൊടുക്കണം ഉച്ചയ്ക്കുള്ള ചോറ് ഗോപാലൻകുട്ടി കൊടുക്കണം വൈകുന്നേരത്തെ ആഹാരം രാമൻപിള്ള വീട്ടിൽ നിന്ന് കൊടുക്കണം അയാളെ ഹോട്ടലിൽ പോയിട്ട് ഊണയൊക്കെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഇവരൊക്കെ ഉത്തരവാദിത്തം മറന്നു ഇവിടെ എത്തി ശാപ്പാടുമില്ല ഹോട്ടലിലേക്ക് ഏയ് നിങ്ങളെ ഹോട്ടലിലേക്ക് പോകരുതെന്നാണ് ഹോട്ടലിൽ നിന്ന് അയാൾ ചോറ് ഉണരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സുഖമായി ഒരു പെൺകുട്ടിയെ ബാല്യത്തിൽ അച്ഛനമ്മമാർ സംരക്ഷിച്ചോളണം ഉത്തരവാദിത്തമാണ് യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിച്ചോളണം ഉത്തരവാദിത്ത വാർദ്ധക്യത്തിൽ ഭർത്താവ് നോക്കിക്കോളണം ഈ മൂന്ന് ഉത്തരവാദിത്തം പറയാനാണ് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞത് ഈ മൂന്നെണ്ണവും വിട്ടു സ്ത്രീക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്നാണോ വ്യാഖ്യാനം ചുരുക്കത്തിൽ ആരും ചാപ്പാട്ട് കൊടുക്കില്ല ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ അതും പാടില്ല പ്രത്യേകം വരിയുണ്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞത് അപ്പോൾ ഉച്ചിഷ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭർത്താവും മക്കൾ എന്ത് വേണം അവരുടെ ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തൊരു പ്ലേറ്റിൽ അമ്മയ്ക്ക് വിളമ്പിയായിട്ട് കൊടുക്കുക എത്ര നല്ല സിസ്റ്റ എച്ചിൽ കൈകൊണ്ട് കുറച്ച് ഒച്ചിൽ എന്നല്ല ഭർത്താവിൻ്റെയും മക്കളുടെയും പ്ലേറ്റിൽ നിന്ന് ആഹാരം അങ്ങോട്ട് കൊടുത്താൽ രണ്ട് മൂന്ന് കാര്യം ഭർത്താവും മക്കളും അമ്മയും കൂടി ഒരുമിച്ച് ഊണഴിക്കലായി പാത്രം തീർന്നു പിന്നെ പാത്രത്തിൽ ബാക്കിയില്ല അങ്ങോട്ട് ഒളമ്പി കൊടുക്കുമ്പോൾ അവർ ഒളമ്പി കൊടുക്കുമ്പോൾ ദിവസേന ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഇവരിൽ സ്നേഹം എന്നൊരു വിചാരമുണ്ടായി മൂന്ന് ഇതിനു വേണ്ടി അരി കൂടുതൽ എടുക്കരുത് ഇവരുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ആവണമെന്ന് പറയാൻ കാരണം ഇവരുടെ ആഹാരം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ കുടവയറ് കുറഞ്ഞു തടിയൊന്ന് കുറഞ്ഞു ഭർത്താവിൻ്റെയും മക്കളുടെയും പ്രഷറില്ല ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമില്ല കുറച്ച് ആഹാരം കുറഞ്ഞു ആഹാരം ഒന്ന് കുറയുമ്പോൾ എന്താണ് ശരിക്കും ആഹാരം കുറയുന്നില്ല അകത്തേക്ക് അഞ്ച് കാര്യങ്ങൾ കഴിക്കുന്നു പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് ആ അഞ്ചെണ്ണത്തിൽ നമ്മളിപ്പോൾ ചോറും കൂട്ടാനൊക്കെ കഴിക്കുന്നത് പൃഥ്വി തത്വം ഭൂമി തത്വം ജലതത്വം വെള്ളം കുടിക്കുന്നുണ്ട് ജലമായി അഗ്നി തത്വം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന ഏതിനും ഒരു ചൂടുണ്ട് ഐസ്ക്രീമിനും ഉണ്ട് ചൂട് അതാണ് അഗ്നി തത്വമായി വായുതത്വം നമുക്കറിയാം വായുതത്വം അകത്തേക്ക് പോകുന്നുണ്ട് ഇനിയോ ആകാശത്തെ നമ്മൾ കഴിക്കുന്നില്ല വയറ് കാലിയായി കിടക്കുമ്പോൾ ആ കാലി എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം ആകാശത്തെ കഴിച്ചു ആകാശത്തെ നാം അന്നമാക്കി ഏകാശ ദിവസം നമ്മൾ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ എൻ്റെ വയറ് കാലിയാണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടുള്ളത് ആകാശത്തെ അന്നമാക്കി ഉണ്ട് വായു ഉണ്ട് വയറ്റിനകത്ത് ഇന്നൊന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചില്ലേ വെള്ളം കുടിച്ചു വെള്ളം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആ വെള്ളത്തിൽ പഞ്ചഭൂതങ്ങൾ അഞ്ചും ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം കുടിച്ചാൽ ആൾ മരിക്കാതെ ഇരിക്കണം അപ്പോൾ ഉച്ചിഷ്ടം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് എത്ര വലിയൊരു അർത്ഥമാണ് അതിൻ്റെ പിന്നിലുണ്ടായേ നമ്മൾ ഈ പാരമ്പര്യത്തെ കൊണ്ടേ കളഞ്ഞില്ലേ വരച്ച വരയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ അയാളെ വരച്ച വരയിൽ നിർത്തും വെറുതെ എങ്ങനെ പറയും വരച്ച വരയിൽ നിർത്തുക എന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് കാര്യങ്ങളൊക്കെ വാക്കാൽ പറയലേ ഉണ്ടായിരുന്നുള്ളൂ വാക്ക് കൊടുത്തു എന്നാ കുട്ടിയെ ഗോപാലകൃഷ്ണൻ കൊടുക്കാമെന്ന് കുട്ടിക്കാലത്ത് അച്ഛൻ വാക്ക് പറഞ്ഞു പിന്നെ അച്ഛൻ മരിച്ചാൽ ഈ വാക്കിനെ പാലിക്കുക ഇന്ന് വാക്കിന് വിലയില്ല അന്ന് വാക്ക് തെറ്റിച്ചാൽ പത്താം തീയതി പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി പറയും നാളെ തരണം കേട്ടോ പത്താം തീയതി കൊടുത്തില്ലെങ്കിലേ ആളോട് പറയും ഞാനേ വരച്ച വരയിൽ നിർത്തട്ടോ മറ്റാൾക്ക് പേടി പിടിച്ചു വാക്ക് സംരക്ഷിക്കും സംരക്ഷിച്ചില്ലെങ്കിൽ ഈ വ്യക്തി നടന്നു പോകുമ്പോൾ മറ്റാൾ ഒരൊറ്റ വരയാട് വരയ്ക്കും മറ്റാൾക്ക് ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നാ നിയമം ആ വരയുടെ അപ്പുറത്ത് എത്ര വെച്ചിട്ടാണ് നിൽക്കുക ഇതാ വരച്ച വരയിൽ നിർത്തുകയാണല്ലോ തമിഴ്നാട്ടിൽ ഇത് ചെയ്യാന്ന് വെച്ചാൽ പശുവിനെയും കുട്ടിയും മാറ്റിക്കിട്ടില്ല പറഞ്ഞ വാക്ക് ഒരാൾ അനുവദിച്ചില്ലെങ്കിൽ ഒരു പശുവിനെ അവിടെ കൊടുന്ന് കെട്ടും ഒരു പശുക്കുട്ടി അപ്പുറത്തും കെട്ടും ഈ പശുക്കുട്ടി ഇങ്ങനെ പാൽ കുടിക്കാൻ നിലവിളിക്കും പശുക്കുട്ടിയെ വിട്ടഴിക്കണമെങ്കിൽ ഇയാൾ പറഞ്ഞ വാക്ക് തരണം ഇന്ന് വര വരച്ചാൽ വര അവിടെ കിടക്കും പശുക്കുട്ടിയെ കെട്ടിൽ തമിഴ്നാട്ടിലാണ് അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റപ്പില്ല കാരണം അവിടെ ഇപ്പം കെട്ടിയിട്ട് പശുവിനെയും കുട്ടിയും കൊണ്ട് ആരോ മോട്ടിച്ചുകൊണ്ടുപോയി അതോട് കൂടിയിട്ട് പശുവിനെയും കുട്ടി മാറ്റിക്കെട്ടില്ല കാരണം അകത്ത് ധർമ്മം എന്നൊരു ചിന്ത ഇല്ലാതെ പോകും ഇനി നമുക്ക് വരാനിരിക്കുന്ന കാലത്തേക്ക് ഏറ്റവും വലിയൊരു അബദ്ധം നമുക്ക് പറ്റിയത് ഏറ്റവും വേണ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ഓക്സിജൻ പോലെ പ്രധാനമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല ഭർത്താവ് എങ്ങനെ പെരുമാറണം പഠിപ്പിക്കുന്നില്ല ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്നില്ല കുട്ടികൾ അച്ഛനോട് എങ്ങനെ പെരുമാറണം പഠിപ്പിക്കുന്നില്ല മതേതരം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു മതത്തെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കാതിരുന്നാൽ എന്ത് ചെയ്യും ഏറ്റവും അധികം ഡൈവേഴ്സ് നടത്തുമ്പോൾ എന്താണ് ഈ അഗ്നിയെ സാക്ഷിയാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാസ് കിട്ടും റേഷാവിലുള്ള മുമ്പിൽ വെച്ച് റേഷാഫീസിൽ വെച്ച് ഒപ്പിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടല്ലേ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാത്തത് നമുക്കൊരു ക്ലാസ് കിട്ടി കുട്ടിക്കാലം മുഴുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആ ആധാരത്തിൻ്റെ താഴെ നമ്മൾ ഒപ്പ് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥൻ ഗോപാലൻ നായരായി എന്ന ക്ലാസ് കുട്ടിക്കാലം മുതലൊക്കെ കിട്ടിയത് കൊണ്ടാണ് രേഷാഫീസിൽ പോയിട്ട് ഒപ്പിടുമ്പോൾ അതിനൊരു വിലയുള്ളതായി തോന്നുന്നത് ഇതുപോലെ ഈ അഗ്നിയെ സാക്ഷിയാക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് അറിയുമ്പോഴല്ലേ ഈശ്വര പിന്നെ ഭാര്യയും ഭർത്താവും കൂടി കലയിക്കുകയോ മൂന്ന് ഒരു ജന്മത്തിൽ മാത്രമല്ല മൂന്ന് ലോകത്തിൽ പോയിട്ട് ഈ അഗ്നി സാക്ഷിയായിട്ട് പറയും വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ് അഞ്ച് ഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആകാശം അഗ്നി വായു ജലം ഭൂമി ഈ അഞ്ചെണ്ണത്തിനെ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിർമ്മിക്കപ്പെട്ടതിൽ നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുകയാണ് ദേഷ്യം വരുമ്പോൾ എന്താണ് നമ്മൾ ചൂടാവണം തണുത്തൂടെ പ്രാഥമിക പാഠം ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചേർത്തുകൂടാ ദേഷ്യം വരുമ്പോൾ എല്ലാവരും ചൂടാവുക ചെയ്യണം ബോഡിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടന്നെ അനുഭവപ്പെടും എന്താ ദേഷ്യം വരുമ്പോൾ തണുത്താൽ മെഴുകുതിരി അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉരുകും എന്താണ് മെഴുകുതിരി ഉരുകാൻ കാരണം മെഴുക് ഉരുകുന്നതായതുകൊണ്ട് മെഴുക് ഉരുകുന്നതായതുകൊണ്ടാണ് അഗ്നിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉരുക ശരീരം നിർമ്മിക്കപ്പെട്ടത് ഈ അഞ്ച് ഘടകങ്ങളെ കൊണ്ടാണ് മെഴുകുതിരി ഉരുകാൻ കാരണം മെഴുകായതുകൊണ്ട് കളിമണ്ണ് വെള്ളത്തിലിട്ട അലിയാൻ കാരണം കളിമണ്ണായതുകൊണ്ട് കടലാസ് കത്താൻ കാരണം അത് വൃക്ഷത്തിൽ നിന്നുണ്ടാക്കുന്നതാണ് പേപ്പർ പൾപ്പാണ് വൃക്ഷം കത്തും അപ്പോൾ കടലാസും കത്തും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ച് കടലാസും കുറച്ച് കളിമണ്ണും കുറച്ച് മെഴുകും കൂടിയിട്ടൊരു പ്രതിമ ഉണ്ടാക്കി നോക്കുക ആ പ്രതിമയും കൊണ്ട് നമ്മൾ തീയിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തായി അതിലത്തെ മെഴുകിൻ്റെ ഭാഗം ഒരുക്കും ആ പ്രതിമയും കൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തായി കളിമണ്ണിൻ്റെ ഭാഗം അലിയും അങ്ങനെയാവുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് അഞ്ച് ഘടകങ്ങളാണ് അഞ്ച് ഘടകം ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ അഞ്ചെണ്ണത്തിനെ വെച്ചിട്ടാണ് ഈ കഥകൾ മുഴുവൻ പഞ്ചപാണ്ഡവന്മാരുടെ കഥ എല്ലാ കഥയും ഇതിൻ്റെ ശാസ്ത്രീയ വശമാണ് അതങ്ങോട്ട് എടുക്കുമ്പോഴതിൻ്റെ രസം കിട്ടുക കഥകൾ ആസ്വദിക്കുമ്പോൾ ഈ അഞ്ചെണ്ണത്തിന് ഈ അഞ്ചെണ്ണത്തിൻ്റെ അഞ്ച് ഗുണമാണ് നേരത്തെ മെഴുകൂർ ഗുണമാരി ഇതിൽ അഗ്നിയുടെ ക്യാരക്ടറാണ് നീതിബോധം അതുകൊണ്ടാണ് അനീതി കണ്ടപ്പോൾ രക്തം തിളച്ചു നീതിബോധം അനീതി കാണുമ്പോൾ ദേഷ്യം വന്നു ചൂടായി ഞാൻ അനീതി കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും വേറെ ആൾ അനീതി കാണിക്കുമ്പോൾ ചൂടായി ഞാൻ അനീതി കാണിക്കുന്ന സമയത്ത് എന്നിലെ അഗ്നി ഇത് കണ്ടു ഞാൻ ആ ചൂടിനെ ഓരോന്നൊക്കെ പറഞ്ഞ് തണുപ്പിച്ചു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ കിഡ്നി കംപ്ലൈൻറ്റ് വന്നു നമ്മൾ നീതിമാനാവണം എൻ്റെ ന്യായം ഉണ്ടാക്കപ്പെട്ടത് അഗ്നി കൊണ്ടാ അനീതി കണ്ട ചൂടാവാനുള്ള കാരണം ദേഷ്യം വരുമ്പോൾ ചൂടാവാനും കാരണം അതാ അതുകൊണ്ടാണ് അഗ്നിയെ സാക്ഷിയാക്കുമ്പോൾ റേഷൻ ഓഫീസിൽ ഒപ്പിട്ടാലും വേണില്ല പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടാലും നുണ പറഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാം ഒരു എവിടെ കൈക്കൂലി കൊടുത്തിട്ടും കാര്യമില്ല അഗ്നി എന്തിനാണ് നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം പോലീസ് പിടിക്കും കാരുണ്യം കാണിച്ചോളണം കാരണം നല്ലൊരു ശതമാനം ജലമാണ് ബോഡിയിൽ ജലത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് കാരുണ്യം ആർദ്രത ഇത് വ്യാഖ്യാനമല്ല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആയുർവേദം പഠിക്കുമ്പോഴും ഏത് ശാസ്ത്രം ഞാൻ ഈ ആയുർവേദവും റെയ്ക്കിയും പ്രാണിക് ഹീലിങ്ങും എല്ലാത്തിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട് എല്ലാത്തിൻ്റെയും ബേസ്മെൻ്റ് ഇതാണ് പുരാണങ്ങളിലെയും ബേസ്മെൻ്റ് ഇതാണ് ആകാശതത്വത്തിൻ്റെ സ്വഭാവമാണ് വിനയം വിനയമില്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകും വിനയം എന്ന് പറഞ്ഞാൽ വരുന്നവരൊക്കെ തൊഴുക എന്നുള്ള അർത്ഥം ഒരു കർമ്മം ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരം വന്ന അഹങ്കാരമായി ആകാശ തത്വമാണ് വിനയം വായു തത്വമാണ് ഊർധമുഖ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്യുന്നതും നന്മയിലേക്കാവണം ഒരു സാധനം ഉണ്ടാക്കണു നന്മയിലേക്ക് ഒരു വാക്ക് പറയണു നന്മേൽക്ക് എന്തും ഈ ലോകത്തിന് ഗുണമാവണം അപ്പോൾ ഊർദ്ധമുഖ വ്യക്തിത്വമായി ലോകത്തിന് ഗുണമാവണം നീതി നമുക്ക് വേണമെന്ന് പറയാം കാരണം നീതി ഇല്ലെങ്കിൽ കിഡ്നി കംപ്ലൈൻ്റ് ആർദ്രത ജ വെള്ളം തത്വമാണ് ക്ഷമ ക്ഷമ വേണമെന്ന് പറയാൻ കാരണം അതാണ് ക്ഷമയില്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും പ്രഷർ തുടങ്ങിയുള്ള അസുഖം ക്ഷമ ക്ഷമ ക്ഷമ ഏതൊരു കാര്യത്തിനും കുറച്ചൊന്നും ക്ഷമിക്കണ്ടേ മോളിലെ കല്യാണം നാളെ ഇങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാൽ പറ്റില്ല നാളെ നടത്താൻ പറ്റില്ല നമുക്ക് എന്തൊക്കെ ഉയർച്ച നമുക്കുണ്ടായി കാരണം എന്താ ക്ഷമ ചായ ഉണ്ടാക്കി കൊടുന്നു വെച്ചു ക്ഷമ ഇല്ലെങ്കിലോ ചൂടുള്ള അപ്പം തന്നെ കുടിക്കാൻ പറ്റുമോ പായസം ഉണ്ടാക്കി അമ്മ പറയും ക്ഷമിക്കിൻ ഇത് ചൂടാറുണ്ട് മകളുടെ കല്യാണം കാത്തിരിക്കുക ഏതൊരു നല്ല കാര്യത്തിനും കാത്തിരിക്കണ്ടേ ഈ അഞ്ച് ഗുണങ്ങൾ നമുക്ക് വേണം ഈ അഞ്ച് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്ലസൻ്റ് വൈബ്രേഷനുള്ള അഞ്ച് സ്ഥലങ്ങൾ ഋഷീശ്വരന്മാർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ശിവശക്തിയെ ആകാശതത്വമായിട്ട് ബന്ധിപ്പിച്ച് ചിദംബരം വായുതത്വമായിട്ട് ബന്ധിപ്പിച്ച് കാളഹസ്തി അഗ്നിതത്വമായിട്ട് ബന്ധിപ്പിച്ച് തിരുവണ്ണാമല ഇത് വെറും ബന്ധിപ്പിക്കലല്ല അവിടെ ചെന്നാൽ അവിടുത്തെ പൂജാവിധികളൊക്കെ അങ്ങനെയാണ് കേട്ടോ ജലതത്വമാണ് തൃശ്ശനാപ്പള്ളിയിലെ തിരുവാനക്കാവ് ഭൂമിതത്വമാണ് കാഞ്ചീപുരം ഈ അഞ്ച് എന്ന് പറയുന്നു ഷടാധാര ചക്രങ്ങളുണ്ട് സകല കഥയും നമ്മുടെ ശാസ്ത്രവും വേദാന്തവും ഇതുമായിട്ട് ബന്ധിപ്പിച്ച അപ്പം നമ്മൾ വെറുതെ കഥ പറയാതെ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ നമ്മളെടുത്തിട്ടേ അതിനെ ശുദ്ധീകരിച്ച് അതിൽ ഏറ്റവും മോശമായ സാധനമാണ് ഈ നിരത്തിലിരുന്ന ടാറ് പെട്രോളിയ ചുവന്ന മണ്ണെണ്ണ പുക കൂടുതലും പെട്രോളിയ ഉൽപ്പന്നങ്ങളൊരു ഒരു ഭൂമി ഭൂമിനടിഞ്ഞ ശുദ്ധീകരിച്ച മണ്ണെണ്ണ കുറച്ചും കൂടി കൂടിയതാണ് ഡീസൽ കുറച്ചും കൂടി കൂടിയതാണ് ഡീസലിനൊക്കെ കൂടിയതാണ് പെട്രോൾ പെട്രോളിനേക്കാൾ കോസ്റ്റലി ശുദ്ധീകരിച്ചതാണ് കുക്കിംഗ് ഗ്യാസ് ഇത്രയും ശുദ്ധീകരിച്ച കുക്കിംഗ് ഗ്യാസ് എവിടേക്കാണ് വരുന്നത് അടുക്കളയിലേക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദാന്തത്തിൻ്റെ തെളിഞ്ഞ രൂപം അടുക്കളയിലേക്ക് വരണ്ടേ വീടിൻ്റെ അകത്തേക്ക് അച്ഛനമ്മയും കുട്ടികളും കൂടുന്ന കുടുംബത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണം നമ്മൾ സന്തുഷ്ടരാവണം എത്ര പേരുടെ മുഖത്ത് സന്തോഷമുണ്ട് എല്ലാവർക്കും ടെൻഷനാണ് അലിമിനെ പാത്രം ഞെടുങ്ങിയ മാതിരിയാ മുഖം എല്ലാവർക്കും ടെൻഷന് ഈ ടെൻഷൻ നമുക്കൊന്ന് കുറയ്ക്കണ്ടേ കാലം മുതൽ നാലേ കാലം എന്നാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് നിർത്തുകയാണ് സംസാരിച്ച് തുടങ്ങിയേ ഉള്ളൂ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതായാലും സമയം കഴിഞ്ഞു ഏതായാലും തൽക്കാലം ഒന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച സന്തോഷ വാർത്ത അറിയിക്കുകയാണ് എല്ലാവരും ഉറങ്ങി ഞാനും നല്ലൊരു ഉറക്കം ഉറങ്ങി ഇനി നമ്മൾ ഉണർന്ന ഒന്ന് വരുമെന്ന് ഉണർന്നതിന് ശേഷം നമുക്ക് എന്താ ചിന്തിക്കാം ഇങ്ങോട്ട് നിയന്ത്രണം തന്നിട്ടില്ല തൽക്കാലം ഈ സീരിയലിൻ്റെ കിടക്ക ഒരു ബ്രേക്ക് ഉണ്ടല്ലോ അതുപോലെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം